യുക്തിവാദം യുക്തിവാദം വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് വേദാന്തത്തിൻ്റെ ബുക്കുകളിലൊക്കെ തന്നെ യുക്തിവാദമാണ് പിന്നെ കുറേ കഴിയുമ്പോൾ ഈശ്വരൻ ഡിസപ്പിയർ ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട് വേദം നമുക്ക് പിന്നെ നിഷേധാത്മകമായിട്ടുള്ള എല്ലാം ഇതാണ് അപ്പം ശ്രവണം എന്ന് പറഞ്ഞാൽ അതാണ് സമ്പൂർണമായ സമഗ്രമായുള്ള ഏത്തും കാരണം അത് വേദം പറയുന്നതാണ് യഥാമാനസ്യ മഹിമ എന്നാണ് ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിൻ്റെ മഹിമ മാത്രമേ ഉള്ളൂ എന്നാണ് അല്ലാതെ യാതൊരു തിന്മ പിന്നെ വേണ്ടാത്ത ഒന്നുമില്ല അവിടെ സർവം ഇതം ബ്രഹ്മ എന്നാണ് സർവം ഖല്ലിതം ബ്രഹ്മ അഹോ ഈ ഇവിടെയുള്ള സർവം ബ്രഹ്മമായാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ബ്രഹ്മ അല്ലാതെയോ മുസ്ലിം ബ്രഹ്മ അല്ലാതെയാവോ ഹിന്ദു ബ്രഹ്മ അല്ലാതെ ഹിന്ദു മുസ്ലിം ഇതൊക്കെ ഓരോ വാക്കുകളല്ലേ പേരായിരം പ്രതിഭയായിരം ഇങ്ങവറ്റി ആയിരം ആയിരമാം പ്രപഞ്ചം ആരായുകിൽ നേര പിന്നെ കിനാവുണരും വരേക്കും നേരാണ് മുഴുവൻ ഉണരുന്നത് വരെ നേരാണ് നേരെ മറിച്ച് ഉണർന്നാലോ നേരല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്ത് കാണുന്ന മുഴുവനും മായാപ്രപഞ്ചം മുഴുവനും ഒരേ ഗ്രേഡാണ് ഒന്ന് മേലെ ഒന്ന് താഴെയും കണക്കാക്കാനില്ല അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള ശ്രവണമാണ് ആദ്യത്തെ ശ്രവണം വേണ്ട മാതിരി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കാര്യം പറയാം ഒരാളോട് കാര്യം പറയാൻ പറയാം പറയുന്ന കേട്ടാൽ അറിയാം ശ്രവണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് കാരണം കുറച്ച് കഴിയുമ്പോഴേക്ക് പരസ്പര വിരുദ്ധമായി തോന്നും അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ റെക്കോർഡ് ചെയ്താൽ മതി പകുതി സമയം പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടായിരിക്കും പിന്നത്തെ പകുതി പറയാമെന്നാണ് ശ്രവണം വേണ്ടത്ര ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഹിമാലയൻ മാസ്റ്റേഴ്സിൻ്റെ ബുക്കിലുണ്ട് നിങ്ങൾ ഒരാൾ സംസാരിക്കുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പിന്നെ പറയുന്നത് കാണാം <laughs> ശ്രവണം ശരിയായില്ലെങ്കിൽ അപ്പോൾ ഗുരുവിൽ നിന്ന് ശ്രവണം ഉണ്ടാവുക നമുക്ക് സ്വയം വിവേകം ഉണ്ടെങ്കിൽ ധാരാളം മതി നമ്മൾ തന്നെ അന്തരീക്ഷത്തിന് പഠിക്കണം എന്നാൽ ധാരാളം മതി ഇപ്പം നിങ്ങളെ നന്മകളൊക്കെ ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കി ഇദ്ദേഹത്തിൻ്റെ നന്മകളൊക്കെ മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കുമ്പോൾ മനസ്സിലാക്കി വേറെ അതിന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്കൊരു ബുദ്ധി തന്നു ദൈവം എല്ലാം മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞിട്ട് അത് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് വേറെ ആൾ അടിച്ചു പഠിപ്പിക്കേണ്ടി വരുന്നത് അപ്പോൾ ശ്രവണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്രവണം പോരാത്തതുകൊണ്ട് എത്രയോ ആൾക്കാർ ഇപ്പം ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതാമെന്നുണ്ട് പുസ്തകം ശ്രവണം കംപ്ലീറ്റ് ആവുന്നതിന് ഞാൻ പുസ്തകം എഴുതി കഴിഞ്ഞാൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് അവസാനത്ത് തിരുത്തേണ്ടി വരും തിരുത്തുമ്പോഴേക്ക് അതിന് എവിടെ ആരൊക്കെ ആ പുസ്തകം വാങ്ങിയുള്ളൊക്കെ ദേവിയെ തിരുത്തേൽപ്പിക്കും <laughs> കാരണം അതിൽ ചില തിരുത്തലുകൾ വരാനുണ്ട് മെഡിക്കൽ ബുക്ക് അങ്ങനെയാണ് മെഡിക്കൽ ബുക്ക് പത്ത് കൊല്ലം കഴിയുമ്പോൾ കാണാം അതിൻ്റെ ആദ്യത്തെ ഈ ഏടിൽ ഇന്ന സാധനങ്ങളൊക്കെ മാറി കാരണം അത് അങ്ങനെയെല്ലാം തെളിയിച്ചു അതായത് ടെക്സ്റ്റ് ബുക്ക് ഓരോ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ പുതുക്കി അവനാൻ്റെ ആലോചനയും ഇതും രണ്ടും കൂടി ആലോചനയൊക്കെ വരുന്നുണ്ട് അതാണ് രണ്ടാമത്തെ ഭാഗം വരുന്നത് അപ്പൊ ശ്രവണം കേട്ട് കേട്ട് കേട്ട് കേട്ട് സംഗതി ശരിയാണ് മനസ്സിലാക്കാം അപ്പോൾ രണ്ടാൾ വാഗ്വാദം നടത്തുമ്പോൾ നമുക്കറിയാം അതിൽ ആരാണ് രണ്ട് വാഗ്വാദം എന്ന് പറഞ്ഞാൽ രണ്ടാളും ശ്രവണം നടത്തിയില്ല ശ്രവണം ശരിക്കുള്ള ഒരാൾ വാഗ്വാദത്തിന് പോവില്ല കാരണം ഒരാൾ പറയുമ്പോഴേക്കും മനസ്സിലാവും അയാൾ അതിന് ശ്രവണം ഉണ്ടായിട്ടില്ല അപ്പോൾ അപ്പം അദ്ദേഹത്തിന് കല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തർക്കിക്കാൻ പോവില്ല രണ്ടുപേരും തർക്കിക്കുന്നു പറഞ്ഞാൽ എന്റെ ഒന്നുമില്ല ശ്രവണ ഇല്ലാത്ത ഒരാൾ വന്നിരിക്കുക എന്നിട്ട് തോന്നിയാസം പറയാം അപ്പൊ വിട്ടാൻ പറ്റും പറഞ്ഞാൽ രണ്ടുപേരും ശ്രവണം ശരിക്കായിട്ടില്ല ആയിട്ടില്ല എന്നർത്ഥമാണ് അത് ഒരു ഒരു വഴി രണ്ട് അഥമന്മാർക്ക് ഒരു വഴി എന്ന് പറയില്ലേ അഥമന് ഒരു ഇതാണെങ്കിൽ രണ്ട് വഴി രണ്ട് ഉത്തമന്മാർക്ക് മൂന്ന് വഴി എന്ന് പറഞ്ഞ മാതിരിയാണ് തർക്കിക്കില്ല അങ്ങനെ കേൾക്കുമ്പോഴേക്കും മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചാൽ അതിനെക്കൊണ്ട് ഒരു താഴ്ന്നുണ്ടാവും ഇല്ല കാരണം ഒരാൾക്ക് അയാളുടെ ധർമ്മം അനുഷ്ഠിക്കാൻ ഇത്ര ശ്രവണം മതിയാവുള്ളൂ അത്രേ ദൈവം അയാൾക്ക് അനുവദിക്കുകയുള്ളൂ ബാക്കി ശ്രവണം അയാളുടെ ബാധകമല്ല അയാൾ ചോദിക്കുകയാണ് ഈ സ്പുട്നിക്ക് അയക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേയിൽ എന്താ പ്രിൻസിപ്പിൾ ഓപ്പറേറ്റ് എന്ന് എനിക്കറിയില്ല എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് ചോദിക്കുള്ള അപ്പോയിൻമെൻറ്റിൻ്റെ പേരേ അറിയേണ്ടുള്ളൂ അതായിരിക്കും അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ അതുപോലെ ആ ശ്രവണമാണ് അപ്പോൾ ശ്രവണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ടാമത്തെ മനനാണ് മനനം സാറ് പറഞ്ഞു മനനം നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കണം പല കാര്യങ്ങളും ചിന്തിച്ച് നോക്കുക ചിന്തിച്ച് ചിന്തിച്ച് ഉള്ളിൽ നിന്ന് തന്നെ എല്ലാം ഉൾത്തിരിഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ശരിക്ക് നമ്മൾ ആ പിന്നെ മനനശക്തി ഉപയോഗിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും പിന്നീട് നമ്മൾ വേദം വായിക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ എനിക്ക് ഉള്ളിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് കിട്ടിയതാണ് വ്യക്തത നോക്ക് അപ്പം നമ്മൾ ഉള്ളിൽ തന്നെ ആക്ച്വലായിട്ടുള്ള വിദ്യാഭ്യാസം അകത്ത് തന്നെയാണ് പുറത്തല്ല അപ്പോൾ ഈ മനനം കൊണ്ട് ശ്രവണം ചെയ്തതിനെ കുറിച്ചാണ് മന്നം ചെയ്യുക നമ്മൾ ആദ്യം ശ്രവണം ചെയ്ത് മന്നം ചെയ്ത് മന്നം ചെയ്ത് ഇപ്പോൾ ഈ ചന്ദ്രേട്ടനിടയ്ക്ക് ചില കാര്യങ്ങളിൽ വരും പുറത്തേക്ക് ചില സമയത്ത് തന്നെ മന്നനാണ് ആ മന്നത്ത് ഇങ്ങനെ എപ്പോഴും ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും ആലോചിച്ച് വെച്ച് എപ്പോഴെങ്കിലും ആ കണക്ഷൻ കിട്ടുക ഇപ്പോൾ പണ്ട് കാലത്തെ മാതിരി ഇന്നലെ പിന്നെ ഒരു ഒരു ഫോണുണ്ട് നിങ്ങൾക്ക് എന്ന് പറയണമെന്ന് ഓടിച്ചു നോക്കുമ്പോൾ ഫോണോ അത് ഇന്നലെ രാവിലെ ബുക്ക് ചെയ്തിരുന്നല്ലോ ട്രങ്കോള് പിന്നെ അത് കണക്ഷൻ കിട്ടിയതാണ് അതുപോലെ എപ്പോഴെങ്കിലും നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് ചില സമയത്തിന് കണക്ഷൻ കിട്ടുക അപ്പോൾ ഒരു വലിയ തത്വമായിരിക്കും വെളിപാടായിട്ട് കിട്ടുന്ന അങ്ങനെ അങ്ങനെ മനനം രണ്ടാമത്തെ മൂന്നാമത്താണ് നിതിധ്യാസനം ശ്രവണം കൊണ്ടും മന്നം കൊണ്ടും കാര്യം വ്യക്തമായി ആത്മാവാണ് ഉള്ളത് ബാക്കിയൊക്കെ ഇല്ലാത്തത് ഉള്ള മാതിരി തോന്നുന്നു താൽക്കാലികമായിട്ട് ഇന്നുണ്ട് ഇന്നലെ ഇല്ല നാളെ ഇല്ല അതുകൊണ്ട് ഇന്നും ഉള്ളത് എന്ന് പറയാൻ കഴിയില്ല കാരണം രാത്രി ആകുമ്പോഴേക്കും ഇവിടെ ഒരു പാമ്പ് വന്ന് കിടക്കുന്നതാണ് നേരെ പൊളിച്ചാകുമ്പോൾ ആ പാമ്പ് അവിടെ ഇല്ല പിന്നെയും സൂര്യ അസ്തമിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം അവിടെ ആ പാമ്പ് അപ്പോൾ രാവിലെ ഇല്ല വൈകുന്നേരം വരെ ഇല്ല രാത്രിയുണ്ട് രാവിലെ ഇല്ല അതില്ല പിന്നെയില്ല ഇടയ്ക്കുണ്ട് അപ്പോൾ ഇടയ്ക്കുള്ളത് ഇല്ലാത്തതാണെന്നാണ് ഭാവിയിലും ഭൂതത്തിലും ഇല്ലാത്തത് വർത്തമാനത്തിലും ഇല്ലാത്തതാണെന്നാണ് അപ്പോൾ എന്താണ് അത് കാരണം ഒരു കയറാണ് രാവിലെ നോക്കുമ്പോൾ പാമ്പിനെ കാണാനില്ല കയറവിടെ ഉണ്ട് പാമ്പിനെ കാണാനില്ല പാമ്പിനല്ലേ നമ്മൾ നോക്കിയേ കയറുണ്ടോയെന്നല്ല നോക്കിയേ പാമ്പില്ല രാത്രി നോക്കുമ്പോൾ അതാ കിടക്കുന്നു പാമ്പ് ഇതുപോലെ അജ്ഞാനകാലത്ത് അപ്പോൾ യഥാ യാഥാർത്ഥ്യം ഏതാണെന്നുള്ളത് നമുക്ക് പരിപൂർണ ബോധ്യം വന്നു ബുദ്ധമതത്തിൽ പറയാണ് നമ്മളെ റിമ്പോച്ചി നിങ്ങൾ ഒഴിഞ്ഞ റിമ്പോച്ചി ആ റിമ്പോച്ചി പറയാണ് റിമ്പോച്ചി പറഞ്ഞാൽ ഇപ്പോഴുള്ള കുശാൽ നഗറിൽ നാലായിരത്തി ജനം ബുദ്ധമതക്കാരുണ്ട് സന്യാസി അയാൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ് ഇതിൻ്റെ ലാമ അയാൾ പറയാണ് ഇരുപത് കൊല്ലം ശ്രവണത്തിൽ ചെലവാക്കും ഞങ്ങളെ ശിഷ്യന്മാർ കുട്ടികളെ എന്നിട്ടേ അവർക്ക് ധ്യാനം പറഞ്ഞു കൊടുക്കുള്ളൂ കാരണം നമ്മളെന്താ വെച്ചാൽ ഈ വണ്ടി ഇവിടെ ആകെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒമ്പത് വണ്ടിയാണ് വരുന്നത് രാവിലെ ഏഴിനും എട്ടിനും ഇടയ്ക്ക് വരുന്ന വണ്ടി ഇന്നതാണ് ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടി വരാണ്ട് അത് ഒമ്പതിനും ഒമ്പതരൻ്റെ ഇടയ്ക്ക് വരും പിന്നെ ഒരു വണ്ടി വരാണ്ട് ആ വണ്ടി ചിലപ്പോൾ പതിനൊന്ന് മണിക്കാണ് വരിക ചിലപ്പോൾ അപ്പം തന്നെ വന്നു എന്ന് വരാം ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് വരിക ആ വണ്ടി ഇങ്ങനെ ഓരോ വണ്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു അതിൻ്റെ ശേഷമാണ് നമ്മൾ വണ്ടി കയറാൻ പോകുന്നത് നമ്മളേ ഇത് ശരിക്കും കേട്ടതിൻ്റെ ശേഷം വണ്ടിക്കാണ് കയറിയാൽ ഇപ്പം എത്രയും പതിനൊന്ന് മണിക്ക് അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ പതിനൊന്ന് മണിക്ക് വരുന്ന വണ്ടി എന്നെ വിശ്വസിക്കരുത് കാരണം പതിനൊന്ന് മണിൻ്റെ വണ്ടി എപ്പോഴും ഒരു മണിക്കോ പന്ത്രണ്ടരയ്ക്കാണ് വരാറുള്ളത് ഏഴരൻ്റെ വണ്ടിയാണ് ഈ പതിനൊന്ന് മണിക്ക് വരിക അപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് എത്തുക നമുക്ക് പതിനൊന്ന് മണീൻ്റെ വണ്ടിക്കാണ് പോകേണ്ടത് പക്ഷെ പതിനൊന്ന് മണീൻ്റെ വണ്ടി ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം ഏതാണ് ഈ വണ്ടി എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം വേണം കയറാൻ അല്ലെങ്കിൽ വേറെ വണ്ടി കയറിയ എത്തണ വേറെ സ്ഥലത്തായിരിക്കും അപ്പോൾ മനനം കൊണ്ടും ശ്രവണം കൊണ്ടും ഉറപ്പ് വരണം വാസ്തവത്തിൽ ആത്മസ്വരൂപം എന്താണ് ആത്മസ്വരൂപം എന്താണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ സ്വരൂപത്തിലുള്ള വിശ്രാന്തിയാണ് ധ്യാനം എന്ന് പറയുന്നത് ആ ആത്മസ്വരൂപത്തിൻ്റെ ഉറപ്പ് വരാതെ നമ്മൾ വിശ്രാന്തമായി കഴിഞ്ഞാൽ വേറെ ഏതൊരു ഭാവത്തിലായിരിക്കും വിശ്രാന്താവണം ആ വഴിക്കാൻ പോകും ഈ സ്വാമിരാമൻ്റെ ഹിമാലയ മാസ്റ്റേഴ്സ് ബുക്ക് ഉണ്ടല്ലോ അതിൽ അദ്ദേഹം ഗുരുവിനോട് പറയാണ് guru I had been wasting my time here for the past thirteen years പതിമൂന്ന് കൊല്ലമായി ഞാനിവിടെ കാലം ചിലവഴിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ചിലവഴിച്ച എന്താ വെച്ചാൽ നിങ്ങൾ എനിക്ക് ദൈവത്തെ കാണിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാണ് thinking that you will show me God പക്ഷെ ഇന്ന് വരെ ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അങ്ങക്ക് ദൈവത്തെ കാണിച്ചു തരാൻ കഴിവുണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ പറയണം എനിക്ക് കഴിവുള്ള വല്ലവരുണ്ടോ നോക്കിപ്പോ വേണം ദൈവത്തെ കാണണമല്ലേ ഓ കാണിച്ചു തരാമല്ലോ എപ്പോൾ കാണിച്ചു തരുന്നു നാളെ രാവിലെ കാണിച്ചു തരാം ഓക്കെ കാരണം അവർക്ക് കഴിവുണ്ടെന്നറിയാം ഇയാൾ രാത്രി ഉറക്കം വന്നില്ല കാരണം രാവിലെ ദൈവത്തെ കാണുകയല്ലേ രാവിലെ നേരത്തെ എഴുന്നേറ്റ് എല്ലാ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആസനം ബന്ധിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പം ഗുരുണ്ട് മേലെ ഒരു പാറേൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ സൂര്യ ഉദയം നോക്കി ഇങ്ങനെ രസിക്കുകയാണ് കുറേ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ക്ഷമങ്ങ് കിട്ടും ഇയാൾ ഇന്ന് guru you made a promise yesterday that you will show me God this morning you don't seems to have any interest in your promise അതെന്താ അങ്ങനെ ആ ദൈവത്തെ കാണിച്ചു തരാം ഓ കാണിച്ചു തരാം ഇപ്പം തന്നെ കാണിച്ചു തരാം ഇരിക്കുന്നു ഇരിക്കാം ഗുരു വന്നു എങ്ങനത്തെ ദൈവത്തെ കാണേണ്ടതെന്ന് വെച്ചു എങ്ങനത്തെ ദൈവത്തെയാണ് ദൈവത്തെ കാണിച്ചു തരാണ് ദൈവത്തെ കാണിച്ചു തരാം അതെ ദൈവം എന്ന് പറയുമ്പോൾ നിനക്കൊരു ഭാവം ഉണ്ടാവുമല്ലോ ഇന്ന വിധത്തിലെന്ന് അതേതാന്ന് പറയും കാണിച്ചു തരാമെന്ന് ഹേ ദൈവത്തെക്കുറിച്ച് ഒരു ഭാവന കാണിച്ചു തരേ ഞാൻ പറഞ്ഞ ദൈവത്തെ കാണിച്ചു തരാൻ ദൈവം എന്ന് പറഞ്ഞൊന്നില്ലേ അതിനെ കാണിച്ചു തരാനാ പറയുന്നത് തന്നെ ദൈവം എന്ന് പറഞ്ഞാൽ നീ ധരിച്ചിട്ടുണ്ടാവുമല്ലോ ദൈവം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ നിനക്ക് അതെന്താ പറ കാണിച്ചു തരാൻ ഇതെന്തൊരു ചോദ്യമായത് ഇയാൾ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ഓക്കെ ഒരു മണിക്കൂർ ആലോചിച്ചോളൂ അപ്പോഴേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഗുരു അങ്ങ് പോയി ഇയാളിങ്ങനെ ആലോചിക്കുകയാണ് എന്താ ഇപ്പം ആൾ പറഞ്ഞു ദൈവത്തെ എങ്ങനെയുള്ള ദൈവത്തെ കാണിച്ചു തരണ്ട് അപ്പോൾ ദൈവം ശിവൻ എന്നുള്ള രൂപത്തിൽ ഇപ്പം ശിവൻ എന്നുള്ള ആ രൂപം ഇപ്പം ഞാൻ ഭാവനയെ കാണുന്ന രൂപം ഏതോ ഒരു കലാകാരൻ്റെ ഭാവനയിൽ അയാൾ ഉണ്ടാക്കിയത് അത് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ഇമേജ് മെൻ്റൽ ഇമേജ് പിന്നെ മെറ്റീരിയലൈസ് ചെയ്ത് കാണിച്ചിട്ട് എന്നെ ഭ്രമിപ്പിക്കുകയല്ല ചെയ്യുക അത് വേണ്ട ദേവിയുടെ രൂപമല്ലോ അതും വേറൊരു കലാകാരന് തോന്നി ദൈവം ദേവി എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ അയാളൊരു ചിത്രം വരച്ചു ആ ചിത്രം മെറ്റീരിയലൈസ് ചെയ്ത് ഇയാൾ എന്നെ കാണിപ്പിച്ച് വെറും മാജിക്കിൽ എന്നെ ഇതാക്കുക അത് ശരിയാവില്ല വിഷ്ണുവിൻ്റെ സ്വരൂപം അതും വേറൊരു കലാകാരൻ്റെ ഭാവന ഇതൊക്കെ ഓരോ കലാകാരന്മാരുടെ ഭാവനയല്ലേ ഇപ്പോൾ എന്താ ഇപ്പോൾ ദൈവത്തിന് എങ്ങനെയപ്പോൾ എങ്ങനെയുള്ള ദൈവത്തെ കാണിച്ചു തരേണ്ടത് എങ്ങനെയപ്പോൾ ദൈവത്തെ കാണിച്ചു തരുന്നത് പറഞ്ഞാൽ കാണിച്ചു തരുന്നു എന്താ ഇപ്പോൾ ഞാൻ പറയണ്ടേ അങ്ങനെ ആലോചിച്ചു ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് അവസാനമാക്കും ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തിയല്ലേ ശക്തിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല ഇന്ദ്രിയാതീതാണല്ലോ ശക്തി എന്ന് പറഞ്ഞു അപ്പോൾ ആ ശക്തിയെ കാണിച്ചു തരണം എന്നാണല്ലോ ഞാൻ പറഞ്ഞത് ആ ശക്തി ചലിച്ചിട്ടല്ലേ ഈ ബ്രഹ്മാണ്ടായത് അപ്പോൾ ദൈവത്തെ കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ശക്തിയാണെങ്കിൽ ആ ശക്തിയുടെ ചലനാത്മകത ഈ ബ്രഹ്മാണ്ടാണ് അപ്പോൾ ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടം തന്നെയല്ലേ അപ്പോൾ ഈശ്വരൻ കാണാവുന്ന രൂപത്തിൽ ഇരിക്കുന്ന ഈ ബ്രഹ്മാണ്ടായിട്ട് തന്നെ അപ്പോൾ ഈ ഗുരു വന്നു യെസ് ഇയാൾ ദണ്ഡ നമസ്കാരം ചെയ്ത് sorry sir I have put a wrong question to you അതാണ് ആൻസർ ഞാനൊരു തെറ്റായ ചോദ്യം ചോദിച്ചു ക്ഷമിക്കണം ഗുരുവെന്ന് അപ്പോൾ കണ്ടില്ലേ അപ്പം മനനം വേണ്ട മാതിരി ആയില്ലെങ്കിൽ എന്താ അയാൾ എന്താ കാണിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് ആത്മധ്യാനം അപ്പം നമ്മുടെ സ്വരൂപം ആത്മസ്വരൂപം എന്താണെന്ന് ആ സ്വരൂപം എന്താണെന്ന് ആവാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാവത്തിലങ്ങ് ധ്യാനം തുടങ്ങി നമ്മളെവിടെ എത്തുക ഇറ്റ്സ് ഓൺലി ഒരു വെറൊരു വിഡിത്തരം മാത്രമല്ലേ അതുകൊണ്ട് ശ്രവണം പരിപൂർണമായിട്ട് ആത്മസ്വരൂപം എന്താണെന്ന് വ്യക്തമാവണമെന്നാണ് ആത്മസ്വരൂപം വ്യക്തമാവണം എന്നിട്ട് എന്തിനെയാ ധ്യാനിക്കേണ്ടതെന്നാണ് ആ ആത്മസ്വരൂപം വ്യക്തതായി അതിനെ ധ്യാനിക്കാൻ പറ്റുമോ ആരായി ധ്യാനിക്കുന്നത് മൈൻഡിനെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുമോ ധ്യാനിക്കാൻ പറ്റുമോ അങ്ങനെ ആകെ കുഴഞ്ഞ പ്രശ്നമാണ് നമുക്ക് ധ്യാനം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം അങ്ങനെ ആഗമാനന്ദ സ്വാമിയോട് ഒരാൾ പറഞ്ഞു ഞങ്ങളൊക്കെ മണിക്കൂറുകളോളം സമാധി അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞു ഭഗവാന്റെ സമയം എങ്കിൽ ഞാനത് ദിവസവും ഏഴ് മണിക്കൂറോളം അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മളിങ്ങനെ ധ്യാനിക്കാന്ന് എന്ന് പറഞ്ഞാൽ ജാഗ്രൽ സുഷുപ്തി എന്നർത്ഥം ജാഗ്രത അവസ്ഥയിൽ സുഖമായിട്ട് ഉറങ്ങുക സുഷുപ്തി ഒന്നും അറിയാതെ ഉറങ്ങുക അത് കൊള്ളാം ശരീരത്തിന് നല്ല ഉന്മേഷമൊക്കെ കിട്ടും വിശ്രമം കിട്ടും പക്ഷെ ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞാൽ ദേവസ്തു എന്താന്ന് പരിപൂർണ ബോധ്യം വന്നതിൻ്റെ ശേഷം അല്ലാതെ ധ്യാനിച്ചാൽ ഉറങ്ങാം സുഖമായിട്ട് ഉറങ്ങാം ഇനിയിപ്പോൾ മന്ത്രോപദേശം മുതലായൊക്കെ കൊടുക്കുകയാണെങ്കിലും ഈ നേച്ചറിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ മന്ത്രം ഇങ്ങനെ ജപിച്ച് ജപിച്ച് രാവും പകലുമില്ല ജപിച്ച് അവസാനം സൈക്യാട്രി ട്രീറ്റ്മെൻ്റ് കൊണ്ട് മാറിയിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് മന്ത്രോപദേശം കിട്ടിയിട്ട് അവസാനം അവിടെ കൊണ്ടുവന്നു എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം കൊണ്ടുവരാൻ പറഞ്ഞ് സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് മൂന്ന് മാസം മരുന്ന് കഴിച്ചിട്ടൊക്കെ മാറി കാരണം എന്താ വെച്ചാൽ ഈ ധ്യേയവസ്തുവിനെ കുറിച്ചുള്ള പരിപൂർണമായിട്ടുള്ളൊരു ഒരു ഒരു ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടാതെ നമ്മൾ എന്തോന്ന് വിചാരിച്ചിട്ട് അതപ്പോൾ മതങ്ങളിലൊക്കെ തന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്താ ഈ സ്വർഗസ്ഥനായ പിതാവ് അതിൻ്റെ സ്വരൂപം എന്താണ് മന്നം ചെയ്യുന്നില്ല വേണ്ടത്ര ശ്രവണവും വേണ്ടത്ര ഇല്ലാതെയാണ് ഒരു വിശ്വാസം എന്നിട്ട് എന്താണ് സ്വർഗസ്ഥനായ പിതാവിനെ അയാൾ അവമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വെക്ക പിന്നെ വെച്ചേക്കില്ല എന്ന് കത്തിയെടുത്ത അയാളെ വെട്ടിക്കില്ല കാരണം ദൈവത്തിന് വേണ്ടി അതുപോലെ ദൈവത്തിനെ അനുഗമിക്കുന്നില്ല ആളുകൾ അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കാത്തവരെ മുഴുവൻ വെട്ടിക്കൊല്ല ടെററിസ്റ്റ് കാരണം ആ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മന്നം ചെയ്യാനോ ശ്രവണം ചെയ്യാനോ അവർക്ക് സമയം കിട്ടുന്നില്ല എന്നിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുകയാണ് ദൈവത്തിനെ രക്ഷിക്കേണ്ട ചുമതല നമ്മളാണ് ഏറ്റെടുക്കുന്നത് വെട്ടിക്കൊന്നിട്ടും കൊല നടത്തിയിട്ട് യുദ്ധം ചെയ്തിട്ടും ദൈവത്തെ രക്ഷിക്കുകയാണ് ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി അപ്പോൾ ദൈവം നമ്മളെ രക്ഷകരാന്നുള്ളതൊക്കെ മനനം ഒക്കെ അവിടെ പോയി അപ്പോൾ അതാണ് ശ്രവണം വേണ്ട മാതിരി എത്തി എത്തിയിട്ടേ ധ്യാനത്തിന് അപ്പോൾ ഓരോന്ന് ഈ കൃഷ്ണമൂർത്തി ഇതിനെ വളരെ മനോഹരമായിട്ട് ചോയ്സ് ഫ്രം കൺഫ്യൂഷൻ എന്ന് പറയും we are making choice from confusion എന്തോ ചില തെറ്റിദ്ധാരണകളുണ്ട് അതിൽ നിന്ന് ഏതോ ഒന്നും അങ്ങ് എടുക്കുക തിരഞ്ഞെടുക്കുക ഇത് ഏതാണ് സാധനം ഇതിവിടെ എത്ര സാധനമുണ്ട് ഇവിടെ പതിനാറ് സാധനങ്ങളുണ്ട് അതിൽ ഏതാപ്പം അത് അതറിയില്ല പിന്നെ എങ്ങനെ ഏല ഏതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം അല്ല ഇത് അത് ഇതിലുണ്ടോയെന്ന് അറിയോ അതും അറിയില്ല അതാണിതെന്നറിയോ അതും അറിയില്ല ഇതിൽ അതുണ്ട് എന്ന് ഉറപ്പാണോ അതും അറിയില്ല അതായത് നമുക്ക് ഒന്ന് തിരഞ്ഞെടുക്കാം അപ്പോൾ അതാണ് ചോയ്സ് ഫ്രം കൺഫ്യൂഷൻ എന്ന് പറയും അതുകൊണ്ട് ചോയ്സ്ലെസ് അവയർനെസ് എന്നാണ് അയാളെ ഒക്കെ ബ്രഹ്മവിദ്യയിലെ വാക്കുകളാണ് അയാൾ പിന്നെ ആർക്കും പിടികിട്ടാത്ത ചില ശൈലിയിലാക്കിയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ കാരണം ഈ വാക്ക് പറയുമ്പോഴേക്ക് ജാതി മതം വർഗാദികളൊക്കെ വരുമല്ലോ അള്ളാഹിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോഴേക്ക് അത് ഇസ്ലാമായിപ്പോയി ബ്രഹ്മത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോഴേക്ക് ഹിന്ദു ആയിപ്പോയി സ്വർഗീയനായ പിതാവല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ അത് നിങ്ങൾ ആയിക്കോളൂ ഞങ്ങൾക്ക് വേറെ ഉണ്ട് അങ്ങനെ വിഭാഗീയ ചിന്താഗതി വരാം അപ്പം ആദ്യം നമ്മളൊന്ന് ശ്രവണം വേണ്ട മാതിരി ആത്മജ്ഞാനികളിൽ നിന്ന് ശ്രവണം എന്നിട്ട് പിന്നെ മനനം മനനം കഴിഞ്ഞതിന് ശേഷം നിരിധ്യാസം വ്യത്യാസം എന്നല്ല തെറ്റായിട്ടുള്ള സ്ഥലത്ത് വണ്ടി മാറി കയറിയാൽ എത്തുന്ന വരെ നമ്മളെത്തുന്ന സ്ഥലത്തായിരിക്കില്ല വാളെടുത്തിട്ട് ആരാനെ കൊല്ലാനും ബോംബ് ബ്ലാസ്റ്റ് നടത്താനും ഒക്കെയുള്ള ഒരു വികാരത്തിലായിരിക്കും എത്തുക ഞങ്ങളെ മതവികാരം ഇളക്കരുത് അതായത് ആന്റണി പടിയറ തിരുമേനി അവിടെ വന്നിരുന്നു കോഴിക്കോട് അപ്പോൾ ഒരു പ്രഭാഷണം അദ്ദേഹം വന്ന സമയത്ത് ഞങ്ങളൊക്കെ വിളിച്ചു അപ്പോൾ ഈ പള്ളികളിൽ പ്രഭാഷണം ചെയ്യുന്ന ആളുകളൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു ഒന്ന് psychologist Kerala university Calicut university പിന്നെ ഒന്ന് ഞാൻ ഞങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ബിഷപ്പ്മാർ മാത്രമേ ഉള്ളൂ ബിഷപ്പ്മാർ മാത്രമാണ് അതിൽ ഞങ്ങൾ രണ്ട് ഹിന്ദുക്കളും ഉണ്ട് അപ്പോൾ ഇയാള് എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഫിലോസഫി പറഞ്ഞൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ ഉള്ളൂ അപ്പോൾ ഇയാൾ മൂന്നാലഞ്ച് വിറ്റ് മാത്രം പറഞ്ഞു ഒരു പൂച്ച ഇങ്ങനെ ഇരിക്കുകയായിരുന്നു വാലിപ്പുറം പൂച്ച അപ്പുറമാണ് കുട്ടി എന്ന് വാല് പിടിച്ചു വാല് പിടിച്ചാൽ പൂച്ച അങ്ങോട്ടും വലിച്ചു കുട്ടി ഇങ്ങോട്ടും വലിച്ചു വാല് പൊട്ടിപ്പോയി കുട്ടിക്ക് സങ്കടമായി അച്ഛൻ്റെ അടുത്ത് ഓടിച്ചെന്ന് അച്ഛോ ഞാനൊരു പാവം ചെയ്തു ക്ഷമിക്കണം എന്ന് അതിൻ്റെ പെരിയാറ തിരുമേനി പറഞ്ഞ കഥയാത് ഏ അതിനങ്ങനെ പാമ്പ് പറയേണ്ട ആവശ്യം കുമ്പസാരിക്കേണ്ട ആവശ്യം എന്താ അതിലെന്താ പാവമുള്ളത് അല്ല അച്ഛൻ പറഞ്ഞല്ലോ ഇത് പാവാണെന്ന് ഞാനോ അതെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പറഞ്ഞല്ലോ ഞാൻ എന്ത് പറഞ്ഞു പറഞ്ഞു അച്ഛൻ പറഞ്ഞല്ലോ ഒരു കല്യാണത്തിൻ്റെ അന്ന് ദൈവമായിട്ട് ചേർത്ത് വെച്ചത് മനുഷ്യനായിട്ട് വിടിവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ കുറച്ച് തമാശകൾ പറഞ്ഞു അപ്പം ഞാൻ ഈ തമാശ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ ഈ തമാശ മാത്രം പറഞ്ഞു ആൻ്റണി പടിയാറ തിരുമേനി പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ അത് പറയാൻ ഈ തമാശ മാത്രമേ പറഞ്ഞുള്ളൂ ഉടനെ ഞങ്ങളെ പ്രൊഫസർ ക്രിസ്ത്യാനി എന്താ ഞങ്ങളെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞത് ആന്റണി പടിയാറ തിരുമേനി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല അതോടുകൂടി തണുത്തു ഒന്നാമത് അത് രണ്ടാമത് മതവികാരല്ല മതവിവേകാണ് മതം നമ്മുടെ ഉള്ളിലുള്ള വിവേകത്തെ ഉണർത്തേണ്ട വികാരത്തെ അല്ല മതവികാരം മതവികാരം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വികാരി അച്ഛൻ എന്നല്ലേ പറയാം വിവേകി അച്ഛൻ എന്നല്ലേ പറയാം അതായത് മറ്റുള്ളവർക്ക് വേണ്ടി വികാരപ്പെടുന്ന ആളെന്നുള്ള നല്ല അർത്ഥത്തിലാണ് എമ്പതി എന്ന് പറയില്ലേ ആ എമ്പതി എമ്പതറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള അർത്ഥത്തിലാണ് അപ്പം അങ്ങനെ ശ്രവണം മനനം നിധ്യാസം ഈ ഇത് അത് കേൾക്കാൻ എളുപ്പമുള്ളതാണ് പക്ഷെ കുറച്ച് മനോഹരമായിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ളതാണ് തെറ്റുകളെ തിരുത്താനും ഇതൊക്കെ തന്നെ ഈ ശ്രവണം ശരിക്കും ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ ഒന്നും ചെയ്യണ്ട ആ ശരിയായുള്ള ആത്മാവിൻ്റെ സ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഒന്നും ചെയ്യാനില്ല it is when you hunt for it that it is missed for you എന്നാണ് കൺഫ്യൂഷ്യസ് പറഞ്ഞു അതിന് നിങ്ങൾ വല്ലതും ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത് ത്രോടകാചാര്യൻ അങ്ങനെ ശങ്കരഭഗവത്പാദർ ക്ലാസ് എടുക്കുമ്പോൾ ത്രോടകം വന്നില്ല ശങ്കരാചാര്യൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ശിഷ്യന്മാർ ഗുരു സമയമായി തുടങ്ങല്ലേ ആ അവൻ വരട്ടെ അവൻ വന്നാലും വന്നില്ലെങ്കിൽ ഒക്കെ കണക്കാന്ന് <laughs> അപ്പോൾ ഗുരു പറഞ്ഞു ഏതാ നമുക്ക് പോയോക്കെ എവിടെയാവെന്ന് നോക്കട്ടെ എന്ന് അപ്പോൾ അവൻ അവനെന്താ ചെയ്യണം വെച്ചാൽ ഇവരൊക്കെ പിന്നാമ്പുറത്ത് ചെന്നൊന്നും അതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല അവനെന്താ വെച്ചാൽ വെള്ളം ഇങ്ങനെ നോക്കുക എന്നിട്ട് ഒന്നും ഇങ്ങനെ കയ്യോണ്ട് ഇങ്ങനെ അപ്പം ഇങ്ങനെ അലകൾ ആയിട്ട് ഇങ്ങനെ കണ്ടു കുറേ കഴിഞ്ഞ അലകൾ നിന്നപ്പോൾ ഇവൻ്റെ മുഖം കംപ്ലീറ്റ് കാണാം അപ്പോൾ ഒന്ന് ചലിക്കുമ്പോൾ അഖണ്ഡമായിട്ടുള്ള ദർശനം പോയി ഖണ്ഡം ഖണ്ഡം കണ്ടായിട്ടാണ് കുറേ അനങ്ങാതിരുന്നപ്പോൾ അതിങ്ങനെ നിശ്ചലായപ്പോൾ മുഴുവൻ അഖണ്ഡമായിട്ടുള്ള മുഖദർശനങ്ങൾ അപ്പോൾ ഇതായിരിക്കണം ഗുരു നില പറഞ്ഞ് ഖണ്ഡദർശനം അതായത് ചലനം കൊണ്ട് ജീവത്വം ഖണ്ഡം ഖണ്ഡമായിട്ട് കാണും നിശ്ചല തത്വത്തിൽ ജീവൻമുക്താവസ്ഥ പോയി അഖണ്ഡമായിട്ടുള്ള ദർശനം അതായിരുന്നു തലേദിവസ പ്രാർത്ഥന അതിപ്പം ഡെഫ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇത് കണ്ട സമയത്ത് മറ്റവർക്കൊക്കെ അഹങ്കാരമൊക്കെ കെട്ടടങ്ങി കാരണം അവർ വിചാരിച്ച ഒന്നും മനസ്സിലാവില്ല ബുദ്ധിമുട്ടാണ് ബുദ്ധി കുറവാണ് ബുദ്ധിക്ക് അതീതാണെന്നാണ് പറയുന്നത് ആത്മീയം ബുദ്ധിമാനും ബുദ്ധിമാനല്ലാത്തവൻ ആത്മീയത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമില്ല എന്നാണ് ഈക്വലാണ് ശങ്കരാചാര്യർ പക്ഷേ ബുദ്ധി ഇല്ലാത്തവർ ഇങ്ങോട്ട് കടക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അർത്ഥത്തിലല്ല പറഞ്ഞു ഈ മാർഗത്തിൽ കൂടെ ഈ മാർഗത്തിലൂടെ ബുദ്ധി ഇല്ലാത്തവരും കിടക്കണ്ടെന്നാണ് പറഞ്ഞത് അല്പബുദ്ധി അഗമ്യം എന്ന് പറയും നല്ല ബുദ്ധിയിലാണെന്ന് നോക്കി ഇപ്പൊ അദ്ദേഹത്തിന്റെ മരി ഇയാൾ എം ടെക്കാണ് എം ടെക്കൊക്കെ പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല കട്ടിയുള്ള പുസ്തകങ്ങളാണ് അതിലെ ഫോർമുല ഒരു പത്ത് ഇരുന്നൂറ് ഫോർമുല ഒരു ഒരാഴ്ച കൊണ്ട് ബയാറിൽ പഠിക്കണം അതിൻ്റെ ആ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനൊക്കെ അത് അയ്യോ ഇവിടെ പന്ത്രണ്ടും പതിമൂന്നും എത്രയെന്ന് പറയുമ്പോഴേക്കും തളയില്ല അങ്ങനത്തെ ഒരാൾ അതിന് പോയാൽ ശരിയാവും നേരെ കുറച്ച് അയാൾക്ക് തെങ്ങ് കയറാനും ഇതെടുക്കാനും വളരെ സാമർത്ഥ്യം ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു കായലിൽ തപ്പി കക്ക വാരാനൊക്കെ വളരെയധികം സാമർത്ഥ്യം അത് മറ്റേ സയൻറ്റിസ്റ്റിന് കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് വലിയ പിന്നെ ഇത് ഏഴാനാകാശത്തിൻ്റെ ആകാശത്തിൻ്റെ ഇതൊക്കെ വയറിട്ട് പിടിച്ച ആളായിരിക്കാം ഒരു തെങ്ങിൻ്റെ താഴെ പട്ടിണി കിടന്ന് ചത്തുനിന്ന് വരും അതിൻ്റെ മേലുണ്ട് പക്ഷെ കയറി എടുക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ശ്രവണം മനനം നിതിധ്യാസം എന്നാണ് നിധ്യാസം ശ്രവണത്തിൽ എന്താ വേണ്ട വെച്ചാൽ ആദ്യം ബാഹ്യമായിട്ടുള്ള ഈ ധർമ്മത്തെക്കുറിച്ച് എന്നാൽ ചെയ്യപ്പെടേണ്ടത് എന്താ അതിനെക്കുറിച്ചാണ് ശ്രവണം ഉണ്ടാവുന്നത് അതിൻ്റെ ശേഷം എന്നെ നിലനിർത്തുന്നത് ഏതാണ് അതിനെക്കുറിച്ചാണ് ശ്രവണം ഉണ്ടാകുന്നത് മൂന്നാമത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ശ്രവണമാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ശ്രവണം ശരിക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ പാടില്ലാത്തതാണ് പിന്നെ ഒരു വസ്തുവും ചെയ്യാനില്ല ധ്യാനിക്കാനുമില്ല അത് കേൾക്കുന്നതോടുകൂടി അടങ്ങിയെന്നാണ് അടങ്ങി എൻ്റെ കുട്ടി മരിച്ചല്ലോ പിന്നെ ഗോവിന്ദൻ കിണറ്റിൽ വീണു മരിച്ചു എന്നല്ലേ പറഞ്ഞു കേട്ടെ എന്ന് പറഞ്ഞിട്ട് ഉടനെ ഇയാൾ വീണു അച്ഛൻ വീണു ഇവളിപ്പോൾ വേറൊരാളിങ്ങനെ വരിക ഗോവിന്ദമേനോ വരിക അല്ല എന്താപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടില്ലേ മോൻ്റെ കാര്യം കേട്ടില്ലേ ഞാനിനി എന്തിനു ജീവിക്കണം എന്ന് പറഞ്ഞ മാർത്തത് എന്താ കേട്ട് മോ മോ മരിച്ച കാര്യം കേട്ടില്ലേ എന്ന് മോൻ മരിക്കുക ആര് പറഞ്ഞു മോൻ മരിച്ചു അറിഞ്ഞില്ലേ ഗോവിന്ദൻ കിണറ്റിൽ വീണു മരിച്ചു എന്താ തൻ്റെ മകന് മാത്രമേ ഗോവിന്ദൻ എന്നുള്ള പേരുള്ളൂ ഈ നാട്ടിൽ എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് അത് പെരുങ്കൊല്ലൻ ആലയിലുള്ളേ അവന്റെ മകൻ ഗോവിന്ദനാ കിണറ്റിൽ വീണ് മരിച്ചത് ഞാനിപ്പോ അവിടുന്ന വരുന്നത് പിന്നെന്താ സ്ഥിതി അതുപോലെ ഈ ശ്രവണം വേണ്ടമായ ശ്രവണം ഉണ്ടായില്ല അല്ലെങ്കിൽ ആള് നെഞ്ഞത്തടിച്ച് എത്രയാ വേദന ഉണ്ടായത് ഇത് അറിഞ്ഞ് ശ്രവണം വേണ്ടമാതിരി ആയിണ്ടായിരുന്നു ഇതൊന്നും വേണ്ടില്ലായിരുന്നു ഇതുപോലെ നമുക്കിപ്പോ വാസ്തവത്തിൽ എന്താ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് വേദാന്ത അവസാനം ശ്രവണത്തിൽ തെളിഞ്ഞു വരുന്ന ഒന്നും ചെയ്യാനില്ല ഒന്നുമില്ല ഒക്കെ ഭഗവാനാണ് ആഹാരം എങ്ങനെ ഇറങ്ങിപ്പോണം എങ്ങനെ ദഹിക്കണം എങ്ങനെയാ ഈ കൂട്ടിക്കുഴച്ച് കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലും പല്ലും മദ്യം മാംസമൊക്കെ ആയത് എങ്ങനെയാ ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല ചളിയിൽ നിന്നൊരു താമരപ്പൂ എങ്ങനെ ഉണ്ടാക്കുക കാര്യപ്പോൾ എന്താ ഇപ്പം ചെയ്യേണ്ടത് ശാസ്ത്രകാരന്മാർ മുഴുവൻ കൂടി കൂടിയാലോചിച്ചാൽ പറ്റുമോ ഒരു താമരപ്പൂ ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ അതൊന്നും നമ്മൾ അറിയേണ്ട ഒക്കെ വേണ്ടമാതിരി അവിടുന്ന് നടന്നോളൂ നമ്മളതൊക്കെ കണ്ട് രസിച്ചാൽ മാത്രം മതി ഏതാവാൻ അസ്യമായി അതുകൊണ്ട് നമ്മൾ അവസാനം കൊണ്ടേ ഒരു സ്ഥാനത്ത് കൊണ്ടാക്കി തരാണ് ശ്രവണം സാക്ഷി seer you are the seer and these are the scenes എങ്ങനെ ഈ സീൻസിലെ മഹാമായ കാട്ടിക്കൂട്ടും മഹാമായ എന്ന ഒരു പേര് പറയല്ല എന്ന് വൃത്തിയില്ല ഈ മഹാമായ അനന്ത വൈവിധ്യങ്ങളെങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ കൽപ്പകാലങ്ങൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അന്തര്യാമി ഇതൊന്നും ബാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇത് കണ്ട് രസിക്കുക മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടതാണ് ഒരു വെട്ട് കൊണ്ടു ഏഴ് ദിവസം കഴിയുമ്പോഴേക്കിതാ കൂടി എങ്ങനെ ഇപ്പോൾ അത് കൂടിയത് നമ്മളറിയേണ്ട ആവശ്യമില്ല നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി പ്രകൃതി അത് ശരിയാക്കോളും ഒന്നും അറിയേണ്ട ആവശ്യമില്ല എങ്ങനെ ഇപ്പോൾ ഉറക്കം വരുന്നു അതൊന്നും അറിയേണ്ട അവിടെ കടന്നു കൊടുത്താൽ മതി അല്ല ഉറങ്ങിയാൽ പിന്നെ എങ്ങനെ ഉണരുക അറിയേണ്ട അതൊക്കെ ആ സമയമാകുമ്പോഴേക്ക് കൊണ്ടെത്തിക്കോളും എങ്ങനെയപ്പോൾ ഈ തിന്നതിൻ്റെ വിസർജനാദികളൊക്കെ അല്ലേ എന്തൊരു അത്ഭുതമാണ് അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ ആ വേണ്ടമാര് നടത്തിക്കോളും ഒരു ഗർഭിണിയായി എങ്ങനെയപ്പോൾ ആ കുട്ടീനെ ഒന്ന് പുറത്തെടുക്കാം അറിയണ്ട അതിനുള്ള സംവിധാനം കയ്യിലുള്ളിലുണ്ട് അല്ലേ ഒക്കെ എല്ലാം അങ്ങനെയാണ് ഈ ലോകത്തിങ്ങനെ കണ്ട് നമ്മൾ ഏതാവാൻ അസ്യ മഹിമ എന്ന് മാത്രമാണ് എല്ലാം അവിടുത്തെ അനന്ത മഹിമകൾ മാത്രം അത് കണ്ട് രസിക്കാനും അത് കണ്ട് അത്ഭുതത്തോടു കൂടി ആശ്ചര്യവത് പശ്യത് കശ്യത അത്ഭുത അത്യത്ഭുതത്തോടു കൂടി ഇതൊക്കെ കണ്ടിങ്ങനെ marvellous sing the glory of അപ്പോൾ അതിൻ്റെ ഗ്ലോറീസും പാടി ഇങ്ങനെ നടന്നാൽ മതി എന്നാണ് വേറൊന്നും ഒന്നും വേണ്ട അതിനുവേണ്ടിയാണ് അനന്ത മഹിമകളെ വർണ്ണിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങളും ശ്ലോകങ്ങളും മറ്റും മറിച്ചൊക്കെ അങ്ങനെ അപ്പോൾ അതിലിങ്ങനെ കഴിഞ്ഞാൽ മതി എന്നാണ് അപ്പം എന്താ വേണ്ടത് വെച്ചാൽ കൃത്രി അകൃത്രിമായിട്ടുള്ള ലൈഫ് മാറ്റി അകൃത്രിമ കൃത്രിമായിട്ടുള്ള ലൈഫ് മാറ്റി അകൃത്രിമായിട്ടുള്ള ലൈഫ് എന്താണ് എന്ത് എങ്ങോട്ടാ പോണ് ഞാൻ കള്ളു ഷാപ്പിൽ പോവാണ് എന്തേ ഒരു അര ഗ്ലാസ് കുടിക്കണം എന്നൊരു തോന്നല് ശരി ഒന്നുമില്ല ഞാൻ പോസ്റ്റ് ഓഫീസിലൊരു ഇത് കള്ളം പറയും നമ്മൾ എന്തിനാ കള്ളം പറയേണ്ട ആവശ്യം ടോക്ക് ഓപ്പണില് അപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുക ഓപ്പണായിട്ട് പ്രകൃതി കൃത്രിമില്ലാതെ ജീവിക്കുക എന്നിട്ട് അനന്തമായി അങ്ങനെ ആകുമ്പോൾ വേണ്ടാത്തരത്തിൽ പോകാൻ തോന്നുകയില്ല ശ്രവണം വല്ല സദ്യ വിളമ്പി സദ്യ വിളമ്പി നിങ്ങൾ ആ സദ്യ കഴിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് പിന്നെ പായസമില്ല ഇന്ന് ആ ഒരു ഗ്ലാസ് പായസം ആദ്യം ഒരു പായസം കഴിച്ചു മോരുണ്ടോ ഒരു ഗ്ലാസ് മോരും കഴിച്ചു ഒരു സദ്യ ഉണ്ടായിരുന്ന എന്തായിരിക്കും സ്ഥിതി ചെയ്യാൻ പറ്റില്ല നീ എന്താ അറിയില്ല നല്ല നല്ല കറികളും മറ്റും നിങ്ങൾ എന്താ വേണ്ട അപഥ്യങ്ങൾ ഒഴിവാക്കുക പഥ്യങ്ങൾ പഥ്യാചരണം മാത്രമേ വേണ്ടൂ ഊണ് കഴിക്കാൻ ചില ഉണ്ട് ആ നിയമപ്രകാരം ഉണ്ടാകില്ല എല്ലാം കഴിഞ്ഞു പായസം കഴിഞ്ഞു കുറച്ച് ചുമ മോരും കുട്ടി കുറച്ച് ചോറും തിന്ന് വളരെ മനോഹരമായി ഓരോന്നിനും നിയമമുണ്ട് ആദ്യം ചെയ്യേണ്ട ആദ്യം ചെയ്യണം പിന്നെ ചെയ്യേണ്ട പിന്നെ കോഴി പിന്നെ മലപ്പുറം ജില്ലയിലെ ബാപ്പ ഒന്നുണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ ഉള്ളു ശരീരശുദ്ധി വരുത്തിയിട്ടാണ് നമസ്കരിക്കാൻ പോവുക മകനും കൂടെ പോയി നമസ്കരിക്കും എന്നിട്ട് വന്നിട്ടാണ് ഉരുളുണ്ടാക്കുക എന്താ ബാപ്പ രണ്ടെണ്ണം ചെയ്ത് ഞാൻ രണ്ടെണ്ണം ചെയ്തു അങ്ങനെ മതിയോ ആദ്യം ചെയ്യേണ്ട ആദ്യം ചെയ്യണ്ടേ പിന്നെ ചെയ്യണ്ടല്ലേ പിന്നെ ആദ്യം കൈയും കാലും കഴുകിയിട്ട് വേണ്ടേ പിന്നെ പ്രാർത്ഥിക്കാൻ പോകാൻ ഇതാദ്യം പ്രാർത്ഥിക്കും എന്നിട്ട് പിന്നെ കൈയും കാലും കഴുകുക അങ്ങനെ അങ്ങനെയല്ല ആ നിയമപ്രകാരം ആ നിയമങ്ങളൊക്കെയാണ് നമ്മൾ ഈ പഥ്യങ്ങൾ നമുക്ക് പറയുന്നത് പ്രപഞ്ചത്തോടെ നിയമമുണ്ട് ആ നിയമപ്രകാരം വേണമെന്നാണ് അപ്പം ഇതിലെ വാതിലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബഹുമാനത്തോടു കൂടി തുറക്കും വേറെ ഒരു മതിൽ ചാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും ആരായാലും ശരി കലക്ടറായാലും ശരി ഞാൻ കലക്ടറാണ് എനിക്ക് ഏലിയും വരാന്ന് പറഞ്ഞു ഏത് കലക്ടറായാലും ശരി അത് വേറെ ഇരിക്കട്ടെ നമുക്ക് പറ്റില്ല അപ്പൊ ആ നിയമപ്രകാരം ഈ പ്രപഞ്ചത്തിലൊക്കെ ഒരു നിയമമുണ്ട് എല്ലാറ്റിനും ഒരു നിയമമുണ്ട് ആ നിയമം അറിഞ്ഞ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു വാഹനം നമ്മൾ ഓടിച്ച് എത്തേണ്ടടുത്ത് എത്തി തിരിച്ചു വരാം ആ നിയമ റോഡ് നിയമം പാലിച്ചാൽ നേരെ മറിച്ച് റോഡ് നിയമം നമ്മൾ പാലിച്ചില്ലെങ്കിൽ തിരിച്ചെത്തൽ ഉണ്ടാവില്ല അതുകൊണ്ട് ശ്രവണം മനനം നിധ്യാസത്തിൽ ഈ ശ്രവണമാണ് പരമപ്രധാനമായിട്ട് പറഞ്ഞത് ഗുരുക്കന്മാരുടെ അടുത്തും ശ്രവണം ചെയ്യാം വെറുതെ പന്ത്രണ്ട് കൊല്ലം പതിനാല് കൊല്ലമൊക്കെയാണ് ശ്രവണം പറയണത് ഗുരുകുലത്തിൽ അത്രയും കാലം ശ്രവണം ചെയ്ത് അപ്പോൾ ശ്രവണം എന്തൊക്കെയാണ് ശ്രവണി ശ്രവിപ്പിക്കേണ്ടതെന്നുള്ളത് ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് പ്രകാരം അപ്പോൾ ഗുരുക്കന്മാരുടെ കൂടെ താമസിക്കുകയാണ് ആഹാരം കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയണം കുളിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയണം ഉറങ്ങാൻ പോകുമ്പോൾ ചില കാര്യങ്ങൾ അറിയണം അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ഗുരുക്കന്മാരിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കും അതാ ഗുരുകുലവാസം പന്ത്രണ്ട് കൊല്ലം ഉണ്ടാവുന്നത് അപ്പം അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും വളരെ അടക്കമൊതുക്കം ആ സന്യാസി കണ്ടില്ലേ ആൾക്ക് വല്ലതും അറിയുന്നു തോന്നും അയാൾ തോന്നിപ്പിച്ചില്ലല്ലോ പക്ഷെ പറയാൻ തുടങ്ങിയപ്പോൾ എന്തൊരു മനോഹരം എത്രയോ കാലം വഴൂർ വിദ്യാനന്ദ തീർത്ഥവാദരുടെ കൂടെ താമസിച്ച ആളാണ് അമ്പിയാനന്ദ സ്വാമിയുടെ അവിടെ ഉണ്ട് അയാളവിടുത്തെ സർവന്റെ വരെ ഞങ്ങൾ വേണം മൈൻഡ് ചെയ്തൊന്നുമില്ല ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അയാളിങ്ങനെ കഥ പറയാൻ തുടങ്ങി എന്തോ ഒരു രസം അപ്പം ആൾക്ക് എല്ലാം അറിയാം അപ്പോൾ ഗുരുവിൻ്റെ കൂടെ ശ്രവണം വെള്ളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ധ്യാന ഫാദർ കൂടെ കുറേ താമസിച്ചിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെ ശ്രവണം മനനം ഇതിഹാസത്തിൽ നമുക്ക് പന്ത്രണ്ട് പാർഷ്യലായിട്ടുള്ള അവനവൻ്റെ കാര്യം മാത്രം നേരെയാക്കി എടുക്കാനുള്ള ശ്രവണം മറ്റേ സമഗ്രമായിട്ടുള്ള ശ്രവണം അതായത് ഏതൊരു ഘടകത്തെ കണ്ടാലും ഈ ടോട്ടാലിറ്റിയിലെ ഹൗ ടു അക്കൗണ്ട് ദാറ്റ് അപ്പോൾ അത് ഇതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് തിരിച്ചറിയുന്ന മാതിരി അപ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദാറ്റ് ഒരു ഒരിക്കലും പിന്നെ അദ്വേഷ്ട സർവഭൂതാന എന്ന് പന്ത്രണ്ടാം അധ്യായം ഗീതയെ പറയുന്ന മാതിരി സർവഭൂതാനാം അദ്വേഷ ഒന്നിനോടും വെറുപ്പില്ലാത്ത ഒരു ജീവിതമായിരിക്കും അത് സമഗ്രമായിട്ടുള്ളൊരു തരം ശ്രവണമുണ്ട് അതാണ് നമ്മുടെ വേദങ്ങൾ വേദങ്ങളിൽ കംപ്ലീറ്റ് എല്ലാ ഓൾ ഇൻക്ലൂസീവാണ് ഏതെങ്കിലും ഒരു ഘടകത്തെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ശ്രവണമില്ല ഇത് മാത്രം ശരി ഇതല്ലാത്തൊക്കെ തെറ്റ് ഇതുകൊണ്ട് ഇത് മാത്രമേ പിന്തുടരാൻ പാടുള്ളൂ അങ്ങനെയല്ല പ്രപഞ്ച സംവിധാനത്തെ ആകെ കൂടി ഇങ്ങ് വെക്കതാകുവാണ് വെക്കതാക്കുകയാണ് നമുക്ക് മനസ്സിലാവുകയാണ് ഒരു പഴുതാരയുടെ സ്ഥാനം ഈ ടോട്ടാലിറ്റിയിൽ എന്താ ഏത് ഭാഗമാണ് ഒരു പഴുതാരയെ കൊണ്ട് കോംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് എന്ന പ്രജ്ഞ നമ്മളെ കൊണ്ട് ഉണർത്തി തരികയാണ് അപ്പോൾ അതിനോട് അദ്വേഷ്ട അതിനോടും ദ്വേഷമില്ലാതെയും മാറി വെറുപ്പില്ലാതെയും ഒരു തേള് ഒരു പാമ്പ് സർവ്വ അങ്ങനെ നേരെ മറിച്ച് കഥ പല കഥകളും ഉണ്ടാക്കിയിട്ട് ചിലതിനോട് നമ്മൾ വെറുപ്പുണ്ടാക്കുക മറ്റേതിനെ തല്ലിക്കൊല്ലണം എന്ന് പറയാം അത് അങ്ങനെ ചെയ്തു എന്ന് പറയാം അതൊക്കെ പാർഷ്യലായിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഇതിനു വേണ്ടിയാണ് അപ്പോൾ പാമ്പിന് വായിൽ വിഷമുണ്ട് അതുകൊണ്ട് ആ പിന്നെ പാമ്പ് നമുക്ക് അപകടമാണല്ലോ അതിനെ അതിനെ ഒരു കഥ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എഴുതി ഉണ്ടാക്കി അതിങ്ങനെയാണ് അതുകൊണ്ട് അതിനെ കണ്ടാ കൊല്ലണം എന്ന് പറഞ്ഞൊരു കഥാരൂപത്തിലാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അന്നത്തെ കാലത്തെ ജനങ്ങളെ പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയുള്ളതാണ് നേരെ കുറച്ച് അങ്ങനെ അല്ല ഈ സമഗ്രമായിട്ടുള്ള ശ്രവണം എന്ന് പറഞ്ഞാൽ പാമ്പ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി എന്താണ് ഈ സൃഷ്ടിയുടെ ആകത്തുകയിൽ പാമ്പ് ഓൾസോ ഈസ് എ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകം ഇപ്പം സാമ്പാറിൽ ഓരോ സാധനവും പുളി മുളക് വെങ്കായം ഓരോ സാധനങ്ങളും ചേർക്കണ്ട ഓരോന്നിനും അതതിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതിൻ്റെ ടോട്ടാലിറ്റിയാണല്ലോ കറിയുടെ സ്വാദ് അല്ലെ സുഗന്ധം എന്നൊക്കെ പറയുന്നത് അപ്പം അതുപോലെ ഒരു സമഗ്ര ദർശനമാണ് വേദം കാഴ്ചവെക്കുന്നത് അതിന് അതിന് എതിരായിട്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു മനനായിരിക്കരുത് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് എന്നാലേ നമുക്ക് ടോട്ടലായിട്ടുള്ളൊരു ഒരു റിലീഫ് ഉള്ളിൽ അതായത് സർവമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കാനുള്ളതായ അപ്പോൾ ബാലൻസ് അതിനാണ് കോസ്മിക് ബാലൻസ് എന്ന് പറയുക ആ കോസ്മിക് ബാലൻസ് ആണ് ഈ സമാധി അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനോട് നമുക്ക് വിരോധം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇംബാലൻസ്ഡ് ആണ് അപ്പോൾ കോസ്മിക് ബാലൻസ് വരണം സമാധി അവസ്ഥ വരണമെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകത്തോട് പോലും വിരോധം ഉണ്ടാവരുത് എന്നാണ് അതിൻ്റെ റോളുണ്ടാവും നമുക്ക് അറിഞ്ഞില്ലെങ്കിലും അതിന് റോളുണ്ടാവും ഇപ്പോൾ കൊതു കൊതുവിന് മൂട്ടയെ എങ്ങനെ നമ്മൾ അംഗീകരിക്കാം നമ്മൾ അംഗീകരിക്കേണ്ട അതിന് ആഹാരം ദൈവം കൊടുത്തോളും നമ്മളൊരു കൊതുവാലട്ട് അതിൻ്റെ ഉള്ളിൽ സുഖമായി താമസിക്കുക നമ്മളെ ചോര കിട്ടിയില്ല എന്ന് വിചാരിച്ച് അത് പട്ടിണികളും ചാവുന്നില്ല ദൈവം അതിന് വേറെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെ നമ്മളൊരു ഗൃഹം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഔട്ട്സൈഡിൽ സുഖം നമുക്ക് ഉള്ളിലും സുഖം അപ്പോൾ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വല്ല നെറ്റോ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതി കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതേമാതിരിയൊക്കെ അപ്പം അങ്ങനെ സമഗ്രമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അപ്പോഴാണ് ഈ സമാധി അവസ്ഥയിലേക്ക് കോസ്മിക് അവയർനെസ് അതായത് ഒരു കോമൺ ഡിനോമിനേഷൻ പോയിന്റിൽ നമ്മുടെ മൈൻഡിൽ നിന്ന് വിശ്രാന്തിയെ പ്രാപിക്കുന്നത് ന്യായമായിട്ടുള്ള എല്ലാം അറിഞ്ഞ് പരിപൂർണമായിരിക്കുന്ന മനസ്സിനാണ് വിശ്രാന്തി എന്ന് പറയുന്നത് വിജ്ഞാനം മറ്റിപ്പോ പിന്നെ ചില മതങ്ങളിലൊക്കെ കാരണം എന്താ വെച്ചാൽ ആ ആളുകളുടെ തരത്തിനനുസരിച്ച് അവരെ സംസ്കാരത്തിനും അവരെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനും അനുസരിച്ചായിരിക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അത് അതിന് മാത്രം ബാധകമായിട്ടാണ് അവർ തന്നെ കുറേ കൂടെ ഡെവലപ്പ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കില്ല അവരോട് പറയേണ്ടി വരിക കുറച്ചും കൂടി പിന്നായിട്ടായിരിക്കണം ഇപ്പോൾ കണ്ടില്ല ഇസ്ലാം മതത്തിൽ എത്ര വിഭാഗങ്ങൾ വന്നു കാരണം ഓരോരുത്തരും അവരവർ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവർ മറ്റേ ആചാരാനുഷ്ഠാനങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്തുകയാണല്ലോ വരുത്തി വരുത്തി അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ സ്മൃതിയിലാണ് ഈ മാറ്റങ്ങൾ ശ്രുതിയിലല്ലല്ലോ ശ്രുതി കാലദേശാതീതമായുള്ള ശാശ്വത സത്യങ്ങളാണ് അത് ഇസ്ലാമിലായാലും ഹിന്ദുവിലായാലും ക്രിസ്ത്യാനും ഒന്നു തന്നെ പക്ഷേ സ്മൃതിയാണ് കാലത്തിനും ദേശത്തിനും അനുസരിച്ചുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിലെ വ്യത്യാസമാണ് അപ്പോൾ പണ്ട് നമ്മളവിടെ അബോർഷൻ ലീഗലായിരുന്നു ഇപ്പോൾ അബോർഷൻ ലീഗലുമാണ് മാത്രമല്ല അത് ഇനി വരുന്ന ആൾക്കാർക്ക് പിന്നെ അഞ്ച് അഞ്ച് കിലോ അരിയും ഒരു ബാഗും പിന്നെ ഒരു ആ ഒരു ലോട്ടറി ടിക്കറ്റും കൂടി കൊടുക്കും ഞാൻ ഗൈനക്കോളജിയിൽ കോളേജിൽ വർക്ക് ചെയ്താണ് പണ്ട് ഇല്ലീഗൽ അബോർഷനുള്ള കാലത്ത് ഡൈൻ ഡിക്ലറേഷൻ വരുത്താൻ മജിസ്ട്രേറ്റിനെ വരെ വരുത്തിയിട്ടുണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ അതേ ഞാൻ തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ ലീഗലൈസ്ഡ് ആയതിന് ശേഷം വേറെ വരുത്തലും അങ്ങനെ കാലം മാറുമ്പോൾ അനുസരിച്ച് അപ്പോൾ അതുപോലെ കാലം മാറുന്നതിനനുസരിച്ച് ദേശം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മാറുന്നതിന് കൾച്ചർ മാറുന്നതിനനുസരിച്ചൊക്കെ മാറ്റപ്പെടാവുന്ന തത്വങ്ങളുണ്ട് അതാണ് ഈ സ്മൃതി എന്ന് പറയുന്നത് മാറ്റണം പക്ഷെ അത് മാറാതെ ഇരിക്കുകയാണെങ്കിൽ ആരാണോ മാറ്റപ്പെടുത്ത മാറ്റാൻ പിന്നെ വിമുഖത കാണിക്കുന്ന അവരെ ബാക്കിയുള്ളവർ കോമൺ സ്റ്റേജിൽ നിന്ന് തട്ടി മാറ്റും അതാണ് അവർ നിഷ്കാസനം ചെയ്യപ്പെടുന്ന ആരും അംഗീകരിക്കില്ല ഇപ്പം ടെററിസം ഒരു ഹിന്ദു ടെററിസ്റ്റ് ആയാലും ശരി ക്രിസ്ത്യൻ ടെററിസ്റ്റ് ആയാലും ഇസ്ലാം ടെററിസ്റ്റ് ആയാലും ശരി അതിന് ജനങ്ങൾ മനസ്സിൽ നിന്ന് അങ്ങ് തൂത്തുവാരി കളയും ഒരു പ്രസ്ഥാനമായിട്ടുള്ള അത് ശരിയല്ല എന്ന് സ്വയം വിധി കണ്ടു അപ്പോൾ അതാണ് അയാതി പോക്കിന് ആൻറ്റി സോഷ്യൽ ആവുമ്പോൾ സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവില്ല എന്ന് സോഷ്യൽ ആക്സെപ്റ്റൻസിന് രണ്ട് ക്വാളിഫിക്കേഷനാണ് പറയുന്നത് ഒന്ന് സയൻറ്റിഫിക് തിങ്കിങ് ആയിരിക്കണം രണ്ടാമത്തെ ക്ലീൻ ലൈഫായിരിക്കും clean life and scientific thinking ഇത് രണ്ടും വെച്ച് പുലർത്തുന്നവരെ മാത്രമേ സോഷ്യ സൊസൈറ്റി അംഗീകരിക്കുള്ളൂ എന്നാണ് അല്ലാത്തവരെ ഇന്നല്ലെങ്കിൽ നാളെ സൊസൈറ്റി നിഷ്കാസനം ചെയ്യും അതിനെ മാറ്റി നിർത്തി ഒരു സൊസൈറ്റി ഉണ്ടായി വരുന്ന അർത്ഥം അപ്പോൾ സമഗ്ര ദർശനമാണ് വേദങ്ങളുടെയൊക്കെ ഡിക്ലറേഷൻ അതിൽ കൂടിയാണ് പോണെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ളൊരു ആണ് ട്രാൻസ്ഫോർമേഷൻ വിൽ ബി പെർഫെക്റ്റ് എന്ന് അർത്ഥം ഒന്നും ചെയ്യേണ്ട ഇല്ല എന്ന് മനസ്സിലായി വരികയും ചെയ്യും ദൈവമാണ് എല്ലാം ചെയ്യുന്നതും നമ്മൾ വെറും ഒരു വിറ്റ്നസിങ് കോൺഷ്യസ് മാത്രമാണ് ഈ അനന്ത ക്ഷമാ പോയ കളഞ്ഞു ചെന്ന് ഭാഗവതത്തിലെ ജയവിജയന്മാരുടെ കഥ അതായത് എൻ്റെ ധർമ്മം ഈ ഇവരോടുള്ള ഉത്തരവാദിത്വമൊക്കെ എനിക്ക് തീർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിരന്തരമായ ആത്മധ്യാനം അതിൽ തന്നെ അങ്ങ് കഴിയാം ഉപ്പളം കൊണ്ട് അത് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ വെച്ചാൽ വയറിളക്കുക വയറിളക്കി കഴിഞ്ഞൊക്കെ ശുദ്ധമായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആഹാരം കഴിക്കില്ല പിന്നെ കുളിയും കഴിഞ്ഞ് വെള്ളവസ്ത്രം ധരിച്ച് ആരോരും കാണാത്ത ഒരു പ്രദേശത്ത് പോവുക ഒരു കുപ്പി നിറയെ ഉപ്പുവെള്ളം കയ്യിൽ എന്നിട്ട് നമ്മളെ ആരാധന രീതി എന്താണെന്ന് വെച്ചാൽ അതിൽ മുഴുവനുമായിട്ട് മനസ്സങ്ങ് കൊടുക്കുക എന്നിട്ട് വേണമെന്ന് വല്ലാതെ തോന്നുമ്പോൾ ഒരു മുറുക്ക് വെള്ളം അങ്ങനെ കുടിക്കുക അങ്ങനെ ആ വെള്ളത്തിൻ്റെ സമയം കഴിയുമ്പോഴേക്ക് കഴിഞ്ഞാൽ പിന്നെ ശരീരം അങ്ങനെ അങ്ങ് പോയിക്കോളും തളരും ബോധമില്ലാതെ ബോധമില്ലാതെ കിടന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് മരിച്ചു പോകും അത് ആത്മഹത്യപ്പെടില്ല എന്നാണ് അതാണ് പ്രായവേശം എന്ന് പറയുന്നത് അതായത് ഈ ശരീരം കൊണ്ട് ആരാനും ഗുണമില്ല എനിക്ക് സമൂഹത്തെ കൊണ്ട് ഇനിയൊന്നും കിട്ടാനില്ല എന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രൗഷം പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആത്മഹത്യയിലല്ല പെടില്ല പെടില്ല എന്നാണ് ഇപ്പോൾ കഠിനമായ ആ ഇപ്പോൾ ക്യാൻസർ പിടിച്ച് അവിടെ അൾസർ ഇവിടെ അൾസർ മറ്റു മുറിച്ചൊക്കെ പാടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾ മൂക്ക് കൂടി ട്യൂബ് കൂടി പിന്നെ ആഹാരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് ആർക്കും ഗുണമില്ല അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ ഈ പ്രായോപേശം പറഞ്ഞിട്ടുണ്ടെന്നാണ് പ്രായോപവേശം പരീക്ഷത്ത് പ്രായോപേശം ചെയ്തല്ലോ പരീക്ഷത്ത് പ്രായോപവേശം ചെയ്യാറുള്ള ചെയ്ത് പരീക്ഷത്ത് ചത്ത പാമ്പിനെ തലയിൽ കഴുത്തിൽ ഇട്ട് പോന്നു അതിൻ്റെ ശേഷം മുനികുമാരൻ വന്നത് കണ്ട സമയത്ത് ശപിച്ചു ധാരാ ചെയ്ത വെച്ചാൽ ഏഴാം ദിവസം തക്ഷം കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ മഹർഷി ഉണർന്നു അയ്യോ മോനെ നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു അദ്ദേഹം ആരാണ് വലിയ മഹാത്മാവാണ് പിന്നെ സ്വർഗത്ത് പോയിട്ട് ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ജയിച്ച് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് വിശപ്പം ദാഹം വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വരാലോ രാജോ ഗുണക്കാരനല്ലേ അങ്ങനെയൊക്കെ പറയാലോ ആൾക്കതിന് വകുപ്പുണ്ട് പക്ഷെ നീ ശമതമാദികളൊക്കെ അഭ്യസിച്ച ആളല്ലേ നീ ഇങ്ങനെ അക്ഷമപ്പെട്ട് ചോദിക്കാൻ പാടില്ലായിരുന്നു ചോദിച്ച ഇനി രക്ഷയില്ല പക്ഷേ നീ അവിടെ ചെന്നൊന്ന് വിവരം പറയണം പരിഹാരം എന്താ വെച്ചാൽ തേടിക്കോട്ടെ എന്ന് പറഞ്ഞു മിനികുമാരൻ ചെന്നു അങ്ങനെ ഒരു അബദ്ധം ഉണ്ടായി അങ്ങനെ ശപിച്ചു പോയി ഏഴാം ദിവസം പാമ്പ് കടിച്ച് മരിക്കുന്നു അപ്പോ ഏഴാം ദിവസമല്ലേ അപ്പം ഇനി ഒന്നിനും സമയമില്ല പണ്ഡിതന്മാരെ വരുത്തിയിട്ട് ചോദിച്ചു ഏഴ് ദിവസമേ ഉള്ളൂ കർമ്മം ചെയ്യാൻ മറ്റൊന്നും എനിക്ക് സമയമില്ല ശ്രവണം കൊണ്ട് എന്നെ ഈ മരണത്തിന് രക്ഷപ്പെടുത്തി തരാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് വെച്ചു അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു അവനവൻ്റെ കർമ്മം അവനവൻ നിരന്തരം താൻ താൻ നിരന്തരം ചെയ്തിടും കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുമെന്നേ വരുള്ളൂ അത്രയേ ഉള്ളൂ ആ സമയത്ത് നിന്ന് പ്രായോപേശം ചെയ്യാൻ തീരുമാനിച്ചു ഒരു സ്തൂപം കണ്ടാക്കി ഭാര്യമാർക്കും അമാത്യന്മാർക്കും ഒക്കെ വേണ്ടതായിട്ടുള്ള അവരൊക്കെ എന്താ ആശ്രയിക്കുന്നത് അതൊക്കെ അവ ആൾക്കാർക്ക് കൊടുത്തു നീ എന്നൊന്നും ആശ്രയിക്കേണ്ട ഞാൻ ഡ്രൈവേഴ്സിന് ചെയ്യാൻ പോകാമെന്നുണ്ട് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അവസാനം വന്നിട്ട് ആകാശയ്ക്ക് പൊട്ടിക്കരഞ്ഞു നോക്കിയിട്ട് എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഒരു തേജസ് ഇങ്ങനെ അറിഞ്ഞു വന്നു ഞാൻ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞു സുഖബ്രഹ്മർഷി വലിയ സന്തോഷമായി കാരണം ആ തേജസ് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഏഴ് ദിവസം സംസാരിച്ചു ഏഴാം ദിവസം ആകുമ്പോൾ തക്ഷകൻ വന്നു ഏഴാം ദിവസം ആകുമ്പോഴേക്ക് ഇവരെ ഇതൊക്കെ കഴിഞ്ഞു പക്ഷേ പിന്നെയും തക്ഷകം വന്നു ഇയാളെ കൊത്തി ഇയാളെ ശരീരം ചാമ്പലാവുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഭാഗവതം വായിക്കുമ്പോൾ ഒരു സംശയം എന്താ ഇപ്പോൾ രക്ഷിച്ചോളാന്ന് പറഞ്ഞു നമ്മൾ വിചാരിച്ച് പാമ്പ് വരാതാക്കി കൊടുക്കുന്നു വിചാരിച്ചു പാമ്പ് വന്നപ്പോൾ വിചാരിച്ച് കടിക്കാതെ ആക്കി കൊടുക്കുന്നു കടിച്ചപ്പോൾ ഏൽക്കാതെ ആക്കി കൊടുക്കുന്നു അതൊന്നും ഉണ്ടായില്ല ഈ സമയത്ത് പ്രായവേശം തുടങ്ങിയിട്ടാണ് ഈ പിന്നെ കരഞ്ഞത് ആകാശത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞത് വിശ്വകർമ്മ ഋഷി വന്നു അങ്ങനെ പ്രായവേശം ചെയ്തിട്ടാണിത് കാരണം എല്ലാറ്റിനും വിട്ടു ഇനി എനിക്ക് ആരും ഇല്ല എന്നെ കൊണ്ട് ആർക്കും ഗുണമില്ല ഏഴ് ദിവസമല്ലേ ഉള്ളൂ ആ ദിവസം ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിൽ മാത്രം വ്യാപൃതനാവുക എന്ന് പറഞ്ഞിട്ടാണ് പണ്ഡിതന്മാർക്കൊന്നും രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തു ഒരാഴ്ച മതി ഒരൊറ്റ ആഴ്ച ഓ പിന്നെ അല്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരാഴ്ച മതിയായി അങ്ങനെ അപ്പോഴേക്ക് അദ്ദേഹം വന്നു പറഞ്ഞു കൊടുത്തു പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ ആദ്യം പന്ത്രണ്ട് സ്കന്ധത്തിൽ ആദ്യത്തെ സ്കന്ധങ്ങളിലൊക്കെ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമല്ല ഞാൻ എന്നിട്ട് അതിൽ നിന്ന് വിടുവിച്ചു പിന്നെ പഞ്ചഭൂതങ്ങളുടെ ഉണ്ടാക്കപ്പെട്ട ശരീരമല്ല ഞാൻ രണ്ടാമത്തെ അതും ബോധം വന്നു പിന്നെ മനസ്സല്ല ഞാൻ അതിൽ നിന്നും പിൻവലിഞ്ഞു ബുദ്ധിയല്ല ഞാൻ അതിൽ നിന്നും പിൻവലിഞ്ഞു അവസാനം ഈ ഇലവൻത്ത് ചാപ്റ്റർ ആകുമ്പോഴേക്ക് ഏകാദശ സ്കന്ധാകുമ്പോഴേക്ക് ബുദ്ധിയല്ല ഞാൻ എന്നുള്ളത് തെളിയിക്കാനാണ് അതിലെ ജ്ഞാനശാസ്ത്രങ്ങൾക്ക് പറഞ്ഞു അത് കഴിഞ്ഞ അവസാനം ശരീരനെ ആത്മാവാണ് ഞാൻ എന്നുള്ള തെളിവുണ്ട് അതോടുകൂടി അദ്ദേഹം ആത്മസ്വരൂപിയാണെന്ന് തോന്നുന്നു ആത്മാവ് കർമ്മം ചെയ്തിട്ടില്ല കർമ്മഫലം അനുഭവിക്കൂല ശരീരമനോ ബുദ്ധിയാദികളാണ് കർമ്മം ചെയ്ത് ആ കർമ്മഫലം വന്ന് ഭവിക്കുന്നതും ആ മാധ്യമങ്ങളിൽ മാത്രമാണ് അല്ലയോ മഹാരാജ അങ്ങ് ഇപ്പോൾ ആത്മസ്വരൂപിയാണെന്ന് അറിഞ്ഞല്ലോ അറിഞ്ഞു അങ്ങ് ഇപ്പം ചത്തവാമനെ ഇട്ടിട്ടില്ല സാക്ഷിയായിട്ട് നിൽക്കുക മാത്രമേ ഇതുള്ളൂ അതുകൊണ്ട് ആ കർമ്മഫലം വന്ന് ചെറിയ മനോധ്യാദികളെ ബാധിക്കുമ്പോഴും അതും അങ്ങേ ബാധിക്കില്ല അങ്ങ് ഒരു സാക്ഷിയായിട്ട് അത് കാണുക മാത്രമേ ചെയ്യുള്ളൂ പാമ്പ് വരുന്നത് ശരീരത്തെ കൊത്തുന്നൊക്കെ നിർവികാരനായിട്ട് രസ രസകരമായി കണ്ടു രസിച്ചു എന്നാണ് അപ്പം ഈ ഒരു അവസ്ഥയാണ് ഭാഗവതം നമുക്ക് വാഗ്ദാനം ചെയ്യും ഉണ്ടായാൽ ഇല്ല പിന്നെ ശരീര മനോബുദ്ധിയാദികളിൽ ബാക്കിയുള്ള പ്രാരബ്ധം ഉണ്ടാവുമല്ലോ അത് വന്ന് ഭവിക്കും പക്ഷെ അത് ഒരു സിനിമ കാണുന്ന മാതിരി കണ്ട് രസിക്കാൻ പറ്റും തന്നെ ബാധിക്കുന്നില്ല ഇല്ല ശരീരത്തിന് എന്ത് വന്നാണ് അറിഞ്ഞു പ്രാരബ്ധങ്ങൾ ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണ് ഈ ശുഗൻ്റെ പരീക്ഷത്തിൻ്റെ ഉദാഹരണം തന്നെ അതാണല്ലോ അദ്ദേഹത്തിന് ആത്മബോധം ഉണ്ടായി ശ്രവണമാത്രാൻ എന്നിട്ടാണ് ആ പാമ്പ് കഴിയെന്നുള്ള പ്രാരബ്ധം അനുഭവിച്ചത് പക്ഷെ അത് അദ്ദേഹം ഒരു സിനിമ കാണുന്ന മാതിരി രസമായിട്ട് ശരീരം ഞാനല്ല എന്നുള്ള ബോധത്തിലെത്തിയല്ലോ അത് ഇല്ല പിന്നെ അങ്ങനെയുള്ളവർക്ക് ഏഴ് ചാനലിൽ ബർത്ത് എടുക്കും അവർ ബാക്കിയുള്ളവരെ സഹായിക്കാൻ അതൊന്നും അതിലെന്ത് ചെയ്താലും അതൊന്നും അവരെ ബാധിക്കില്ല അവരെ ബഹുമാനിച്ചാലോ അവരെ അപമാനിച്ചാലോ ഒന്നും അവർക്ക് ബാധിക്കില്ല സത്യസായി ബാബു പറയാറുണ്ട് സോഴ്സ് ഓഫ് മൈ സ്മൈൽ ഈസ് നോട്ട് മുണ്ടയും ഈ ലോകത്തെ കാരണം കൊണ്ടല്ല എൻ്റെ മുഖത്ത് മന്ദഹാസം അതുകൊണ്ട് യു കനോട്ട് റേസ് മൈ സ്മൈൽ എൻ്റെ മന്ദസ്മിതത്തെ മായച്ചു കളയാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല കാരണം ആത്മാവിൽ നിന്നാണത് എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ആൻഡ് ദെയർ പാത്ത് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അത് യോഗ പിന്നെ മഹാത്മാക്കളും യോഗബന്ധാവും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഒരു ബുക്കുണ്ട് ഇത് ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട് അതിൽ ചിലത് എങ്ങനെ വെച്ചാൽ പിന്നെ അവതാരങ്ങളായിട്ട് വരിക ഇവിടെ ജീവൻമുഖ പിന്നെ മഹാത്മാക്കൾ റിയലൈസ്ഡ് ആയിട്ടുള്ള മഹാത്മാക്കളാണ് അവതാരങ്ങളായിട്ട് വരും സാധാരണ മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കാണിക്കും എന്നിട്ട് ലോകസംഗ്രഹാർത്ഥം ഇപ്പം അമൃതാനമയൊക്കെ കണ്ടില്ലേ ഇത്രയും കോടിക്കണക്കിൽ ആൾക്കാരെ ആയിരക്കണക്കിൽ ആൾക്കാരെ കെട്ടിപ്പിടിച്ച് പത്ത് പന്ത്രണ്ട് ഇരുപത് മണിക്കൂറൊക്കെ യാതൊരു ക്ഷീണമില്ല വളരെ അതൊന്നും സാധാരണക്കാർക്ക് സാധിക്കില്ല നമ്മൾ പത്ത് പേരോട് ചിരിച്ചാൽ ഞാനൊരു മനുഷ്യനാണ് നിങ്ങൾ നീ വേറൊരു ദിവസം വാന്ന് പറയും കാരണം ടോർച്ച് ഇങ്ങനെ ടോർച്ച് ടോർച്ച് ഞെക്കി പിടിച്ചാലേ നല്ല ലൈറ്റ് ഉണ്ടാവും പക്ഷേ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് അവസാനം ലൈറ്റ് ഉണ്ടാവില്ല അതുപോലെയാവും നമുക്ക് ഇതതല്ല എത്രയായിട്ട് ആ വോൾട്ടേജ് കുറയുന്നില്ല അപ്പോൾ സാധാരണത്താണ് പിന്നെ ഇപ്പോൾ ആ ബർത്ത്ഡേ ആഘോഷം അമ്പതാം ബർത്ത്ഡേ ആഘോഷം എന്താ പ്രസിഡൻറ്റ് വരിക പ്രധാനമന്ത്രി പിന്നെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി വരിക പിന്നെ ഹോളിവുഡ് സിനിമാ നടന്മാരൊക്കെ വരിക വളരെ വലിയ വി ഐ പീസ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ നാല് നാട്ടിൽ നിന്ന് വരുന്നുണ്ടാകുന്നു ഇപ്പോൾ അതിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ അത്രയും കേമായിട്ടുള്ള ഒരു കാര്യം ഒരു സാധാരണ വ്യക്തിൻ്റെ കെയർ ഓഫിൽ സംഭവിക്കില്ല റീബർത്ത് ആയിരിക്കണം ഇതിനായിട്ട് വരികയാണ് അവരെ നമ്മൾ എന്ത് ചെയ്താലും സാരില്ല സത്യസായി ബാബ അതുപോലെ ഈ പിന്നെ രവിശങ്കർ ഒക്കെ അങ്ങനത്തെ ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെ ഒന്ന് രണ്ടാമത്തത് അത്ഭുതങ്ങൾ കാണിക്കുന്ന ആൾക്കാർ മായാജാലങ്ങൾ അത്ഭുതങ്ങളൊക്കെ കാണിക്കും അതായത് അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ കാലം ദേശം അഹന്ത മമത ഈ നാലിൽ നിന്നും മനുഷ്യനെ താൽക്കാലികമായി വിടുവിച്ച് അവരാനന്ദ സ്വരൂപിയാണെന്ന് കാണിച്ചു കൊടുക്കുക അതിന് അത്ഭുതകരമായിട്ടുള്ള അത്യത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ റഷ്യയിൽ ഒരു സർക്കസുകാരുണ്ടായിരുന്നു പോലും അദ്ദേഹം കമ്പിയുടെ മേലിനങ്ങ് ചാടിയിട്ട് മൂന്നാലഞ്ച് പ്രാവശ്യം വട്ടം കറങ്ങിയിട്ട് മെല്ലെ അങ്ങനെ വന്ന് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ എന്ന് ചോദ്യം വന്നു അപ്പോൾ തിയോസിക്കൽ സൊസൈറ്റിയിലെ മാസ്റ്റേഴ്സ് പോയി എന്ന് കാണാൻ അപ്പോൾ കണ്ട് ക്ലെയർവോൻസ് ഡെവലപ്പ് ചെയ്ത ചിലവരുണ്ടായിരുന്നു അവർ ചെന്ന് കണ്ടപ്പോൾ ആകാശത്തിൻ്റെ ആണ് അവരിൽ കൂടുതൽ ഇതാണ് സാധാരണ മനുഷ്യരല്ല എന്ന് അപ്പോൾ അവതാരം എടുത്തിരിക്കുക ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ അതുപോലെ മഹാകവികൾ ഇപ്പോൾ മഹാഭാരതമൊന്നും ഒരു മനുഷ്യനെ എഴുതാൻ കഴിയില്ല അത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനത്തെ വേദവ്യാസൻ്റെ മാതിരിയൊക്കെ ഉള്ള ആൾക്കാർ ഒക്കെ അവതാരങ്ങളാണ് അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ ഈ സംഗീതം കലകളൊക്കെ ഉണ്ടല്ലോ സാധാരണയുള്ള സംഗീതത്തിൽ അത് ഒരു പാട്ടങ്ങ് പാടിക്കഴിഞ്ഞാൽ സർവം ഇപ്പോൾ ബിതോവൻ്റെ ഒക്കെ വയലിനൊക്കെ ഉണ്ടല്ലോ സിംഫണീസൊക്കെ അതൊന്നും സാധാരണ മനുഷ്യരല്ല എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ഏഴ് ചാനലിൽ പിന്നെ ചിലവർ ദേവലോകത്ത് പോയിട്ട് ദേവന്മാരുടെ ഇവല്യൂഷനിൽ സഹായിക്കാൻ വേണ്ടി അവിടെ ചെന്ന് അവതാരെടുക്കും എന്ന് പറയുന്നത് അങ്ങനെ ഏഴ് ചാനൽസിനെ കുറിച്ച് പറയുന്നുണ്ട് ഒക്കെ വിനോദം മാത്രം അവർക്ക് തോന്നുന്നു യാതൊരു നഷ്ടമില്ല അവർക്ക് വെറും വിനോദിക്കാൻ മാത്രം അവരെ നമ്മൾ അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല നമ്മളെ ശസ്ത്രങ്ങൾക്ക് അവരെ കട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളെ വെള്ളത്തിൽ നനിയില വായുവിൽ ഉണങ്ങില്ല അങ്ങനെയൊക്കെയാണ് അവരുടെ നമ്മളെ മാനാപമാനങ്ങളൊന്നും അവർക്ക് ബാധകമല്ല അതൊന്നും അവർക്ക് അവരിൽ ഏൽക്കുകയില്ല അത്രയും ഭയമായിട്ടുള്ള അവസ്ഥ അപ്പോൾ അവർക്ക് പിന്നെ ഇതൊക്കെ വെറും ആനന്ദം മാത്രമാണ് ലോകസംഗ്രഹാർത്ഥം വിനോദിക്കുക വിനോദം ദേവൻ ദേവനം എന്ന് പറഞ്ഞാൽ ലീല വിനോദം എന്നർത്ഥമാണ് ലീലാമയമായിട്ട് വസ്തുക്കളൊക്കെ കാണാൻ ഉള്ള കഴിവുണ്ട് അവർക്കെന്നാണ് അവരുടെ മുഖത്ത് ചളിവാരി എറിഞ്ഞാലും അവർ ചിരിക്കുക മാത്രമേ ഉള്ളൂ അതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നർത്ഥം പിന്നെ റിയലൈസ്ഡ് അല്ലേ പിന്നെ തീർച്ചയായിട്ടും അത് ഇനി ഖുറാനിൽ പറയുകയാണെങ്കിൽ ദേവി ദിവ്യ വെളിപാട് കിട്ടിയിട്ടുള്ളവരൊക്കെ നബിമാരാണ് ദിവ്യ വെളിപാട് കിട്ടിയ നബിമാരിൽ ചിലവർക്ക് സമൂഹത്തിൻ്റെ മേലെ അതീശത്തെ ശക്തി കൊടുക്കും സമൂഹത്തെ നയിക്കാനുള്ള പ്രത്യേക അവകാശം കൊടുക്കും അവർക്ക് അസാധാരണമായിട്ടുള്ള കഴിവുകളും ഗുണങ്ങളും ഉണ്ടാകും സമൂഹത്തിൽ ഇറങ്ങുന്ന സമയത്ത് സാധാരണ ഗുണങ്ങളൊക്കെ വേണമല്ലോ അപ്പം അങ്ങനത്തെ ഒരാളാണ് മുഹമ്മദ് നബി അതിന് റസൂൽ എന്നാണ് പറയും എല്ലാ നബിമാരും ദിവ്യ ബോധനം കിട്ടിയിട്ടുള്ളവരാണ് പക്ഷെ എല്ലാ നബിമാരും റസൂൽമാരല്ല അതിൽ സമൂഹത്തെ നയിക്കാൻ പ്രത്യേകം വിധിക്കപ്പെട്ട ഗുണങ്ങൾ കൊടുത്ത കൊടുക്കപ്പെട്ട ആളുകളെയാണ് റസൂൽ എന്ന് പറയുന്നത് അപ്പം മുഹമ്മദ് നബി റസൂല് സല്ലല്ലാഹു അലൈ വസ്ലം എന്നാ പറയാം മുഹമ്മദ് നബിയുടെ അനന്തമായുള്ള ഗുണഗണങ്ങളെക്കുറിച്ച് ഖുറാനിൽ സർവത്ര ഉണ്ട് പിന്നെ ഹദീസുകളിലും നബിചര്യകൾ പറയുന്നത് എത്ര എന്തെല്ലാം ഗുണങ്ങളായിരുന്നു ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് പറയുമ്പോൾ അതാത് സമയത്ത് പറഞ്ഞു കൊടുക്കും അതെല്ലാം കൂടി വായിക്കുക വെച്ചാൽ വളരെയധികം കോൺട്രിബ്യൂട്ടറിയാണ് നമ്മളെ ലൈഫിലെ ഓരോ സന്ദർഭത്തിൽ നമ്മളെന്താ ഒരാളൊന്ന് മൂക്ക് ചീറ്റുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കരുത് നമ്മൾ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല നമ്മൾ അങ്ങനെ തുടങ്ങി നിസ്സാര കാര്യങ്ങൾ തുടങ്ങി എങ്ങനെയാണ് പിന്നെ വായിൽ വെള്ളം കൊള്ളേണ്ട എങ്ങനെയാണ് എങ്ങനെ കുളിക്കേണ്ടത് എങ്ങനെ കൈയും കാലും കഴുകേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എല്ലാം പറഞ്ഞു തരാണ് കാരണം അതിനൊക്കെ ശരിയായുള്ള കാര്യകാരണ സഹിതമാണ് പറഞ്ഞു കൊടുക്കുക പിന്നെ ഹദീസുകളിലൊക്കെ എത്രയാ പറഞ്ഞു വളരെ വളരെയധികം ഒരു കാര്യം കൂടി മുഹമ്മദ് നബി പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങളെന്നും ചർച്ച ദൈവീക കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ വിഭാഗത്തിൽ പെടാത്ത ഒരാൾ വേറൊരു സ്ഥലത്ത് വന്ന് ചർച്ച നടത്തുന്നത് കേട്ടാൽ അദ്ദേഹം നിങ്ങളെക്കാൾ ബുദ്ധിമാനാണെങ്കിൽ നിങ്ങളുടെ ചർച്ച നിർത്തി അത് കേൾക്കുക വേണ്ടത് എന്ന് പറഞ്ഞു പിന്നെ പിന്നെ പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഏഴ് പ്ലെയിൻസിലാണ് അവർ അല്ല ഏഴ് പ്ലെയിനും ഇത് ഓരോന്നും ഓരോന്നാണ് അങ്ങനെ പറയാം അവധൂതന്മാരെന്ന് പറഞ്ഞാൽ റിയലൈസ് റിയലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ആറ് തരത്തിലാണ് കുടീചകൻ ബഹൂതകൻ ഹംസൻ പരമാംസൻ സന്യാസി അവധൂതൻ അവർക്കൊക്കെ അണ്ടർസ്റ്റാൻഡിങ് സെയിമാണ് പക്ഷേ എക്സ്പ്രഷൻ വിൽ ബി ഡിഫറെൻറ്റ് കുടീചകൻ കുടിയിൽ കെട്ടിയിട്ട് ആശ്രമം കെട്ടിയിട്ട് എല്ലാവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയുള്ള താല്പര്യക്കാരാണ് ബഹൂതകൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കില്ല ആരെങ്കിലും പിടിച്ച് പിന്നെ സ്വീകരണം കൊടുത്ത് അവിടെ ഇരുത്തി വല്ലതൊക്കെ പറയിച്ചാൽ പറഞ്ഞു എന്ന് വരും അവർക്ക് സ്വന്തമായിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാവില്ല ഹംസൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലാ ജീവിക്കുക പക്ഷേ സമൂഹത്തിൻ്റെ യാതൊന്നും അയാളെ ബാധിക്കില്ല സമ്പത്ത് പേര് പെരുമ മുതലായതിലൊന്നും അവരെ മനസ്സ് നനയില്ല അതായത് ഹംസൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ് ജീവിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നതൊക്കെ പക്ഷെ നനയില്ലല്ലോ ആ സ്വഭാവം സംസാരത്തിലാണ് പക്ഷേ സംസാരം അയാളെ ബാധിക്കില്ല എന്ന് അയാളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാകും പരമാംസം എന്ന് പറഞ്ഞാൽ കരക്ക് കയറിയ താറാവിൻ്റെ ഭാര്യ അത് സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല അയാൾ അയാളതായിട്ടുള്ളൊരു ലോകത്തിരിക്കും അത് വേണ്ടവരൊക്കെ അവിടെ ചെന്ന് കൂടെ പരമാംസ രാമകൃഷ്ണ പരമാംസരൊക്കെ അങ്ങനെയായിരുന്നു അയാളിരിക്കുന്ന സ്ഥലത്ത് ശിഷ്യന്മാർ ആ പറയുന്നത് കര കയറിയുള്ള ആൾക്കാരാണ് അതാണ് ഒരിക്കൽ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ഒരു മാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു മഹാത്മാവ് അപ്പം അവർ പറഞ്ഞു ഞങ്ങളൊരു മഹാത്മാവ് വന്നിട്ടുണ്ടെന്നു ആ എന്നാൽ നമുക്ക് കാണാൻ പോകണമല്ലോ എന്ന് പറഞ്ഞു രാമകൃഷ്ണദേവൻ ഉദര ഉടനെ പുറപ്പെട്ടു ശിഷ്യന്മാരും പോയി പോയി അവിടെ ചെന്ന് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു മഹാത്മാവിന് ഓ ഇത് വാലില്ലാത്ത അവളെയല്ലേ എന്ന് പറഞ്ഞു ഒറ്റ മടക്കം അങ്ങനെ നോക്കലും അത് വാലില്ലാത്ത തവളയല്ലേ എന്ന് പറഞ്ഞു പോയി അപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടി വൈകുന്നേരം ചെന്നു എന്താ ഞങ്ങളെ ഗുരുവിനെ അവമാനിച്ചത് എന്താ അങ്ങനെ അങ്ങ് പറഞ്ഞത് ഞങ്ങൾക്ക് വളരെയധികം ക്ഷീണം തട്ടി അത് സമയത്തും പറഞ്ഞു ശിഷ്യന്മാരെ പറയാനായിട്ട് അവരുടെ പ്രതിഷേധം അറിയിക്കാനായിട്ട് അതായത് വാലുള്ള തവള വെള്ളത്തിലാണ് വാലില്ലാത്ത തവളാണ് കരക്ക് കയറിയാൾ മഹാത്മാവ് എന്ന് പറഞ്ഞാൽ പരമാംശം നടത്താണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ സന്തോഷം പരമംസൻ സന്യാസി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊന്നും ഇല്ലാത്ത ആളാണ് കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയോ വിദുഹു എന്നാണ് കാമ്യകർമ്മങ്ങളെ പറ്റ ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളാണ് സന്യാസി എന്ന് പറയുന്നത് കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ച ആളാണ് സന്യാസി എന്ന് പിന്നെ അവധൂതൻ എന്ന് പറഞ്ഞാൽ റിയലൈസ്ഡ് ആണ് പക്ഷേ ഒരു നിയമവും ബാധകമല്ല അതായത് അതിന് ഉദാഹരണം പറയാന്ന് വെച്ചാൽ പാമ്പിനെ തല്ലിക്കൊല്ലാൻ ആളുകൾ കൂടിയിരിക്കുകയാണ് പാമ്പിനെ തല്ലിക്കൊല്ലാൻ അപ്പോൾ ഇത് പാമ്പല്ല കയറാന്ന് അറിയാം ഇയാൾക്ക് അപ്പോൾ മറ്റവരൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്താ മക്കളെ എവിടെയൊന്നും ഒന്നുമില്ല ഒരു ഭയങ്കര ഒരു വെള്ളിക്കെട്ടം പാമ്പ് ഒരു വെട്ടടി മൂർക്കം പാമ്പ് ഇവിടെ വന്നിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഭയന്ന് അതിനെ തല്ലിക്കൊല്ലാനുള്ള ഒരുക്കങ്ങൾ അതെയോ ആ അപ്പോൾ ഇയാൾക്ക് അത് കയറാണ് ആ ഞാനും കൂടി തരാം അപകടം പിടിച്ച സ്ഥലം തലയുടെ അടുത്താണ് അവിടെ സ്വാമി നിന്നോളാട്ടോ മക്കളൊക്കെ മറവശത്ത് തന്നാൽ മതി അങ്ങനെ ചിലർ ചിലവരെന്ത് ചെയ്യും മക്കളെ അപകടമാണ് എനിക്കൊരു പ്രത്യേക മന്ത്രം അറിയാം ഈ പിന്നെ വശീകരണ മന്ത്രം പാമ്പിനെ അതുകൊണ്ട് ആ മന്ത്രം കൊണ്ട് ഞാൻ അതിനെ കുടുക്കിൻ്റെ ഒരു കുടുക്കേൻ്റെ ഉള്ളിലാക്കിയിട്ട് അന്യദേശത്ത് കൊണ്ടുപോയി വിടാം എന്നാൽ അതിനെ കൊന്ന പാപവും വരില്ല അതിനെ ഒഴിവാക്കും ചെയ്യാലോ എന്ന് പറഞ്ഞു അവിടെ അങ്ങനെ അഭിനയിച്ചിട്ട് അതിനെ പിടിച്ചിട്ട് ഒരു കുടത്തിൻ്റെ ഉള്ളിൽ അത് കയറാമെന്ന് ഇയാൾക്കറിയാം കൊണ്ട് അപ്പോൾ പിന്നെ ഈ സ്വാമിയുടെ ബർത്ത്ഡേ ആഘോഷം അവിടുത്തെ നാട്ടിൻ്റെ പ്രധാനപ്പെട്ട സംഗതിയാവും കാരണം നാടിനെ രക്ഷിച്ച ആളാവും ഇങ്ങനെയൊക്കെ ഈ അവധൂതം എന്ന് പറഞ്ഞാൽ എടാ കഴുതകളെ നിങ്ങൾക്ക് നാണല്ലടാ പട്ടികളെ ഒരു കയറ് കണ്ട് പാമ്പാന്ന് പറഞ്ഞിട്ട് അതിന് തല്ലിക്കൊല്ല കഴുതകൾ നിങ്ങളെക്കാളും എത്ര അല്ല അത് പച്ചയിടങ്ങ് പറയും പറഞ്ഞിട്ട് അവരെ കൂടെ കൂടില്ല അപ്പം അവരെന്ത് വിചാരിക്കും ഇത് പ്രാന്ത തനി പ്രാന്താണ് കാരണം ഈ പാമ്പല്ല കയറാന്ന് പറയാം അപ്പം അവർക്ക് ഉറപ്പാണ് പാമ്പാന്ന് ഇയാൾ പ്രാന്ത് പറയാന്ന വിചാരം അയാളെ അടിച്ചോ പോയി എവിടെങ്കിലും ഗുഹയിലെ പറ്റാ പോയി താമസിച്ച് താമസം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അടിച്ചു ഓടിക്കും അപ്പോൾ അവരെന്താച്ചാൽ ഉള്ള ഉള്ള മാതിരിയാണ് പറയുന്നത് മറ്റവരിലൊക്കെ മോഡിഫൈ ചെയ്ത് അവരെ മനസ്സിനെ സമാധാനം യോഗ യോഗശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നതാണ് യോഗശാസ്ത്രങ്ങളിൽ പറയുന്നതാണ് ഇത് നിത്യാനന്ദ സ്വാമിയുടെ ചിതാകാശ ഗീതയിൽ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ പിന്നെ ഗ്രാമർ ഗ്രന്ഥങ്ങളുണ്ടല്ലോ അതിലൊക്കെ പറയുന്നുണ്ട് പിന്നെ യോഗ യോഗികളുടെ തരം തിരിച്ചുള്ള പല പിന്നെ പ്രതിപാദന ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോറ്റി സാറെ വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങളുണ്ടായിരുന്നൊന്നുമില്ല അല്ലേ പോറ്റി സാറ് വീട്ടിൽ ചെന്ന പോറ്റി സാറിൻ്റെ വലിയ പ്രഭാഷകനാണ് ഭാഗവതം തറവാണ് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഈ കുടീചകൻ ബഹൂതകൻ ഹംസൻ ഹംസ പരമഹംസൻ സന്യാസി അവധൂത ഇതിൻ്റെ ഒന്ന് വ്യത്യാസമൊന്ന് തിരിച്ചറിയാനുള്ള സാറെന്ന് പറഞ്ഞപ്പോൾ അതേ ഒരു ഗ്രന്ഥം കൊണ്ടുവന്നു വലിയ അധികാരിയായിട്ടുള്ള നിരുക്ത ഗ്രന്ഥം അപ്പം അദ്ദേഹം അത് അത്ര വ്യക്തതാക്കി മനസ്സിലാക്കിയിരുന്നില്ല ഇത് നിത്യാനന്ദൻ്റെ ഇതിൽ ഭംഗിയായി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ തപ്പിപ്പിടിച്ച് അദ്ദേഹം നോക്കി കുടീച്ചകൻ ബഹൂതകൻ ഹംസൻ പരമഹംസൻ സന്യാസി അവധൂതൻ അത് പറ്റില്ല ഓരോരുത്തരും ഓരോ മാതിരി അറിവ് ഒന്ന് തന്നെ അതെ അതെ ഒരാളിത് കയറടാ വാമ്പൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അവരെ അവഹേളിക്കുകയാണ് മറ്റയാളല്ല അവരെ കൂടെ കൂടിക്കൊടു പറഞ്ഞിട്ട് കാര്യമില്ല അവർ അത്രയും വിശ്വസിച്ചിരിക്കുകയാണ് അപ്പോൾ അവരെ കൂടെ കൂടിക്കൊടുക്കും ഇപ്പം അത് ബ്രഹ്മാനുശി കല്ലിനെ കല്ലിനെ ദൈവം എന്ന് പറഞ്ഞിട്ട് അതിന് അവളിച്ചുകൊണ്ട് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി ഗീതാ നിഷ്കാമകർമ്മത്തിനെ അരുളിയിരിക്കുന്നുവെന്നോർത്തു നിങ്ങൾ ചേതോ മോഹത്തിനെ പൂണ്ട് അഹഹ സുഖകരം രാജയോഗം വെടിഞ്ഞാൽ സ്പീതാനന്ദം ലഭിക്ക പെരുവഴി അതിലായ അർജുനൻ ചത്ത പോലെ പാദം നേരിട്ട് ചാകും വിടുക വിടുക ഹേ കർമ്മകാണ്ഡ ഭ്രമത്തെ എന്ന് പറയുന്നതാണ് ഗീത ഗീതയെക്കുറിച്ചാണ് പറയുന്നത് ഗീത നിൽക്കാവുകർമ്മം എന്ന് പറയുന്ന ഭ്രമിച്ചു പോയാൽ അർജുനൻ പെരുവഴി ചത്തമാരി അങ്ങനെ ഒരു ഒരു വഴി നിന്ന് ചാവുകയല്ലാതെ ഈ കർമ്മകാണ്ഡ ബ്രഹ്മം വിടും സുഖകരൻ രാജയോഗം വെടിഞ്ഞാൽ വെടിഞ്ഞിട്ട് തന്നെ പിന്നാലെ പോയാൽ എന്ന് പറയുന്നു അല്ല യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട് വിശ്വസിച്ചിടു നീ എന്ന വാക്യത്തിനെ വിശ്വസിക്കാതെടോ പറയുന്നുണ്ട് വിശ്വസിക്കും എന്ന് പറയുന്നതിനെ വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട് ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പറഞ്ഞു പട്ടമ്പി പോയാലും കർമ്മഠരാൻ ചട്ടമ്പിമാരെല്ലാം മൽഗ്രന്ഥത്താൽ കൊട്ടിഘോഷിക്കുന്നു കർമ്മത്തെ പിന്നെയും ഒട്ടും ലജ്ജിക്കാതെ ഞാനിപ്പണ് എൻ്റെ ഗ്രന്ഥം വന്നോടുകൂടി ചട്ടമ്പിമാരുടെ പട്ട് പേരൊക്കെ അമ്പിപ്പോയി എന്നിട്ടും ലജ്ജിക്കാതെ കർമ്മ കർമ്മശാസ്ത്രം പിന്നെയും പറഞ്ഞു നടക്കാം ലജ്ജയില്ലാതെ എന്ന് പറഞ്ഞു അതോടുകൂടി അവർക്ക് മുഴുവൻ വിരോധമായി എന്നിട്ട് അവർ ചട്ടമ്പസ്വാമി അവരോട് പറഞ്ഞു ചട്ടമ്പസ്വാമി ഒരു മറുപടി ഒന്നാമത്തെ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറഞ്ഞിട്ടൊരു ലേഖന പരമ്പര തുടങ്ങി അതിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ ഞാൻ വായിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ എനിക്ക് ചട്ടമ്പസ്വാമി പരമ്പരയിലുള്ള ഒരാൾ എനിക്ക് കൊണ്ടുവന്ന് വായിപ്പിച്ചു എന്നെക്കൊണ്ട് വായിപ്പിച്ചു കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊന്നിച്ച് പോകുമ്പോൾ ഞാൻ അറിയാതെ ബ്രഹ്മാനന്ദ ശോഭയുടെ ഒരു നാല് വരി പാടിപ്പോയി ഉടനെ ഇയാൾ പോയില്ലേ എവിടുന്ന് കിട്ടിയ സാറേ ആരുടെ അതെന്ന് അപ്പം എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട് എവിടുന്നോ ഒന്ന് കേട്ട വരെ തോന്നുന്നു ആ അത് കാരാടൻ്റെ കാരാട് ഗോവിന്ദമേന്നായിരുന്നു ബ്രഹ്മാനന്ദ ശിവൻ്റെ ആദ്യത്തെ കാരാടൻ്റെ അത് ആ വർഗമായിട്ട് കൂട്ടി കൂട്ടി കൂട്ടി തൊട്ട് പോരുത് രാമസാറെ കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾ ആ ആഴ്ച വീട്ടിൽ പോയപ്പോൾ ആ ലേഖനം എടുത്ത് കൊണ്ടുവന്ന് അത് വായിപ്പിച്ചതിനെ കൊണ്ട് അപ്പം അതിലുണ്ട് മനുഷ്യനായാൽ ഒന്നുകിൽ ശാസ്ത്രജ്ഞാനം വേണ്ടതുപോലെ വേണം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ശിക്ഷണം വേണം അല്ലെങ്കിൽ സ്വാനുഭവം വേണം ഇത് മൂന്നും ഇല്ലാത്ത ദോഷമാണ് കാരാടനിൽ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം തുടങ്ങും അത് കണ്ട ഉടനെ ശിഷ്യന്മാരെല്ലാം കൂടി ഓടിച്ചെന്ന് ഞങ്ങളിങ്ങനെ തമ്മ തമ്മിലിങ്ങനെ ആയി ഞങ്ങളൊക്കെ എന്താ പിന്നെ പറയാം അത് നാണുവിനെ രക്ഷിക്കാനും നാണുവിനെ രക്ഷിക്കാൻ നാണുവിന് കഴിവേണ്ടേ എന്നാൽ ശരി നിർത്തിയാണ് പിന്നെ ലേഖനം എഴുതിയിലാണ് അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഈ അവധൂത മോഡലുള്ളവർ ബാക്കിയുള്ളവർ പറയാനുള്ള അങ്ങ് പറയും ജ്ഞാനനിഷ്ഠോ വിരക്കുതോ അഭി ധർമ്മജ്ഞോ വിജിതേന്ദ്രിയ വിനാദേവോ ദേവോപി യോഗേന നമോക്ഷൻ ലഭതേ വിധേ എന്നാണ് അതായത് ജ്ഞാനനിഷ്ഠനായാലും ശരി ധർമ്മജ്ഞനായാലും ശരി വിജിതേന്ദ്രിയനായാലും ശരി ഇന്ദ്രിയജയം വന്നാലും ശരി ദേവനായാൽ പോലും യോഗം കൂടാതെ മോക്ഷം എന്ന് പറഞ്ഞ സംഗതി കിട്ടില്ല പിന്നെ അത് സയൻസിന്റെ കൊട്ടേഷനാണ് സംസ്കൃത വലിയ വലിയ യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നാനാവ്യവഹൃതി സമയേ മാനവനില്ലാ സുഷുപ്തി അതുപോലെ മാനസ ജീവനകാലേ ജ്ഞാനാൽ മോക്ഷം ലഭിച്ചിടാ നൂനെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ ഉള്ളതെന്താ വെച്ചാൽ അങ്ങനെ തന്നെയാണ് പറയും അത് എന്താ വെച്ചാൽ അങ്ങനെയാണ് ചിലവർ അവധൂത ടൈപ്പ് ഉള്ളവരെ ഒന്നും മറച്ചു വെക്കില്ല തുറന്നങ്ങ് പറയും അതിൽ ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നുന്നു അവർക്ക് ബാധകമല്ല ഉള്ള മാതിരിയാണ് പറയാ സത്യം തുറന്ന് പറയാം കാമകർമ്മം ഇല്ലാതെ കാമ അതായത് അതിൻ്റെ ഫലം എനിക്ക് വേണ്ട ഈ കർമ്മം അങ്ങ് ചെയ്യുക അത്രയേ ഉള്ളൂ അതിൻ്റെ ഫലത്തിൽ മോഹിച്ചല്ലാതെ ചെയ്യുന്ന കർമ്മമാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത് നിങ്ങളെന്താ ചെയ്യണമെന്ന് ഞാൻ കുറച്ച് വാഴക്കൃഷിയൊക്കെ വെക്കാൻ എന്തേ പോയാലും വാഴക്കൃഷി നല്ല ലാഭമുണ്ടോ ഏതൊന്നുമല്ല വാഴക്കൃഷി ചെയ്യാനൊരു തോന്നൽ അപ്പം അത് ചെയ്ത് കഴിയും അത്രയല്ലോ പിന്നെ എനിക്ക് വേണമെന്നൊന്നുമില്ല ആ കൊല വെട്ടി വിറ്റിട്ട് ഉണ്ടാക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല ജസ്റ്റ് ഫോർ ഇത്രയേ ഉള്ളൂ ഫലം മോഹിച്ചല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളാണ് നിഷ്കാമ കർമ്മം അത് വേറെ പല അർത്ഥങ്ങളൊക്കെ പറയും ആൾക്കാർ പിന്നെ അവരെ സാന്നിധ്യം മതി അവരെ അവർ കല്ലെടുത്ത് എറിഞ്ഞ് ആ ഏറ് കൊണ്ട ക്യാൻസർ വരെ മാറിച്ചു പോടാ വട്ടി എന്ന് പറഞ്ഞാൽ മതി നമ്മളെ കാര്യമൊക്കെ ശരിയായി അവരൊന്ന് നോക്കിയാൽ മതി വെറുതെ കണ്ണിൽ നോക്കിയാൽ മതി ഒരൊറ്റ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചില സൂക്കളൊക്കെ മാറിപ്പോകുന്ന പറയും ഒരു ദിവസം അവിടെ പിന്നെ കൊയിലാണ്ടി ഉണ്ടായിരുന്നു ഒരു അവധൂതനെ അപ്പം മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുന്ന ഒരു ദിവസം മജിസ്ട്രേറ്റ് ആ കോടതിൻ്റെ വളപ്പിൽ അയാൾ ഇങ്ങനെ ഇരിക്കില്ല അപ്പോൾ മജിസ്ട്രേറ്റുകൾ വരുന്ന സമയത്ത് ഓടിയാണ് ചെന്നു എനിക്ക് ഒരു രണ്ട് ഉറുപ്പ്യ രണ്ടാവുമെന്ന് അയാൾ തപ്പിയപ്പോൾ എന്താണ് പേഴ്സ് എടുക്കാൻ മറന്നുണ്ടാകും മറന്നില്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു ഒറ്റ പോക്കാന്നു അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് ഇയാൾക്ക് എന്താ ഇയാൾക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങില്ല എന്താണ് അത് ഉമ്മിക്കരി പൊതിയാനാണ് കൊണ്ടുപാടാന്നില്ല അവ കൊടുക്കത്തെ കടലാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എറിഞ്ഞു കൊടുക്കലാ പതിവ് അപ്പോൾ അവധൂതന്മാരങ്ങനെയാണ് എന്ന് പറയാം ഒരു ഗവർണറെ പിന്നെ ഈ പതിനെട്ട് സിദ്ധന്മാരുണ്ടായിരുന്നല്ലോ പതിനെട്ട് സിദ്ധന്മാരുടെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു മഹാസിദ്ധൻ്റെ അടുത്ത് ഗവർണർ ചെന്നു പോടാ പട്ടി എന്ന് പറഞ്ഞു എല്ലാവർക്കും ആകെ വിഷമായി പോയി പോടാ പട്ടി പിന്നെ ഒരു ദിവസം ആരും ഒരു ഇല്ലാത്ത സമയത്ത് അത് എന്താ എന്നോട് അങ്ങനെ പറഞ്ഞു തന്നിട്ട് അല്ല നീ പട്ടിയല്ലേ പട്ടിയുടെ സ്വഭാവം എന്താ നീ മാറ്റിയുണ്ട് ഒന്ന് വരെ പട്ടിയുടെ സ്വഭാവം പട്ടിയുടെ സ്വഭാവം പറഞ്ഞു കൊടുത്തു ഇയാളെ ജീവിതത്തിൽ ആക്കുണ്ടാലും അതിന് ശേഷം അദ്ദേഹം വളരെ സൂക്ഷിച്ചു പിന്നീട് ശിഷ്യനായി എന്നൊക്കെ പറഞ്ഞിട്ട് കഥ അങ്ങനെയൊക്കെയാണ് അവരെ അവരങ്ങനെയുള്ളൂ ആർക്കും ഒരു നയപേശ വില കൽപ്പിക്കുന്നില്ല നീനാബാബ അങ്ങനെയായിരുന്നു നീനാബാബയെ ഞാൻ കാണാൻ ചെന്നപ്പോൾ ഒരാളെ പിടിച്ച് തല്ലാണ് പോകറ്റിലൊക്കെ പിടിച്ച് പറഞ്ഞ് വലിച്ചെറിയുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പെട്ടി അടുത്ത് ആ പീടിയിൽ വെച്ചു എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചേർന്ന് ഇരിക്കാൻ പറഞ്ഞു അയാൾ പോയ ഉടനെ ഞാൻ ചേരും ഏ ഇരിക്കാൻ ഇരിക്കാൻ എന്തോ ഒന്ന് കാരുന്നു എന്തോ പറഞ്ഞു അപ്പം ഞാൻ അവിടെ ഇരുന്നു എത്രയെന്ന് വെച്ചു ഇതിന് കുപ്പായത്തിന് അമ്പത് റുപ്യ ഇതിനെത്ര വില അഞ്ഞൂറ് റുപ്യ പിന്നെ പറഞ്ഞു ബ്രഹ്മമില്ല കർമ്മമില്ല ജന്മമില്ല അങ്ങനെ ഒരുപാട് എണ്ണം ഇല്ല ഇല്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ തെലുങ്കും ഇന്ത്യയും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത് ചിലത് സംസ്കൃത വാക്കും നെയ്ന ബാബ ഇന്ന് നമ്മൾ ആ പിന്നെ റോഡ് സൈഡിൽ ആ അവിടെ ഇരുന്നിരുന്ന ആള് ആ ബ്രഹ്മല്ല മായയില്ല ജന്മല്ല ജീവല്ല ഒന്നുമില്ല ഇല്ലാത്തതല്ലേ അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഈ സയൻസിൽ ചില വാക്കുകളുണ്ട് തെലുങ്കിൽ കൂടി അതിൽ നിന്നും മനസ്സിലായതാണ് ഇപ്പം ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണെന്നും എനിക്കറിയില്ല ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചായ ഉണ്ടെന്ന് അയാൾക്ക് പതിനൊന്ന് മണിക്ക് ഒരു ചായ ഉണ്ട് ചായ എനിക്ക് ഞാൻ പറഞ്ഞു സ്വാമി കുടിക്കണം അപ്പോൾ അവിടെ വെച്ചു വെച്ച് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചു അതിന് ശേഷം ഇപ്പുറത്തേക്ക് ഇരുന്നിട്ട് എൻ്റെ ഇവിടെ കയ്യെന്ന് വെച്ചു കുറേ സമയം ഇങ്ങനെ വെച്ചു കടന്നു അങ്ങനെ ശേഷം പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല അദ്ദേഹം സമാധിയായി പിന്നെ കാണാൻ പോകാൻ പറ്റിയില്ല അങ്ങനെ സംഭവമുണ്ടായി ആ എല്ലാം ഒന്നുമില്ലാന്ന് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ഇല്ലെങ്കിൽ ഒന്നുമില്ല സ്വപ്നത്തിൽ ഏതാ ബാക്കി സ്വപ്നത്തിലും ഇപ്പോൾ മൂന്നാല് സ്വപ്നത്തിലൊരു പശുവിനെ ഞാൻ വാങ്ങിക്കൊണ്ടെന്ന് കെട്ടിയിട്ടു രാവിലെ എഴുന്നേറ്റ് പുല്ലാരിയാൻ പോകും അതിന് അതുപോലെ എല്ലാം ഇല്ലാത്തതില്ല നേരല്ലേ ഇത് നേരാ ഇത് കിനാവുടരും വരേക്കും നേരാന്ന് പറയും പേരായിരം പ്രതിഭയായിരം ആരാരും ആയിരമാം പ്രപഞ്ചം നേരാമ അത് പിന്നെ കിനാവ് ഉണരും വരേക്കുന്നതാണ് നേരാണ് നേരാ നേരല്ല ഉണർന്നാവന് ആ ശേഷം എന്നാണ് ആ ശേഷം ഉണർന്നവന് പിന്നെ അത് നേരമല്ല പറഞ്ഞ മാതിരി അപ്പോൾ അവർക്കാവുന്നില്ല അപ്പോൾ സിദ്ധന്മാരങ്ങനെയാണ് ഈ അവധൂതന്മാരങ്ങനെ പെരുമാറുക കോഴിക്കോട്ടിലെ നമ്മളെ ഇയാളില്ലേ സൂഫി ഒരു സൂഫി സിദ്ധനുണ്ട് അവധൂതനാ അവധൂത എന്ത് പറഞ്ഞാലും തട്ടുത്തരേ പറയുള്ളൂ എന്ത് പറഞ്ഞാലും തട്ടുത്തരം പറയും അയാൾക്കൊന്നും പറയാനുമില്ല പക്ഷെ അയാൾ പറയുന്നൊക്കെ അങ്ങേറ്റൊക്കെയാണ് ഒരു ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്കൊരു ഫോണ് ജോസിൻ്റെ അവിടെ ഫോണ് ആണ് സാറേ അപ്പം ഞാൻ കാഷ്വാലിറ്റിയിൽ നിന്ന് വല്ല കോളുമായിരിക്കും എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് കൂടി ചെല്ലാണ് അതിപ്പോൾ സാറേ ഇത് പിന്നെ സിദ്ധൻ്റെ ഒരു അവധൂതൻ്റെ സൂഫീൻ്റെ അവിടെ നിന്നാണ് സംസാരിക്കുന്നത് സൂഫിയും ഞാനും തമ്മിലൊരു തർക്കം ആ തർക്കത്തിൽ രാമൻ ഡോക്ടർ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്താ വെച്ചാൽ ബുദ്ധൻ എന്തോ ഒരു കാര്യം പറഞ്ഞു ബുദ്ധൻ്റെ ഒരു കൊട്ടേഷൻ പറഞ്ഞു ഇയാൾ അപ്പോ സൂഫി പറഞ്ഞാല് ബുദ്ധന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ എന്റെ മുമ്പുള്ളവനാണ് നിങ്ങളെങ്ങനെ അതിന്റെ മുമ്പുള്ളാവും ബുദ്ധന് ഇപ്പൊ എത്ര മുപ്പത്തഞ്ച് വയസ്സല്ലേ ഉള്ളൂ ബുദ്ധൻ എത്ര കാലം മുമ്പുള്ള അതിന്റെ മുമ്പുള്ളവനാളാ ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നീയാൾ ക്രിസ്ത്യാനിയോ അപ്പൊ എന്നാ രാമൻ ഡോക്ടറോട് ചോദിക്ക് അയാളെന്താ പറഞ്ഞാൽ അത് നമുക്ക് വായിക്കാമെന്ന് പറഞ്ഞു അയാള് അപ്പോൾ അതിന് വിളിച്ചതാ അപ്പൊ ഞാൻ പറഞ്ഞു സൂഫി പറഞ്ഞത് ഇന്ന് പ്രമാണമുണ്ട് എന്നുവെച്ചാൽ യോ ഇവനെ ഒരു ശ്ലോകം ചൊല്ലിക്കൊടുത്ത് യോ ബ്രഹ്മാണം വിധതാതിപൂർവം ഏതൊന്നാണോ ബ്രഹ്മാവിന് സൃഷ്ടികർത്താവിന് മുമ്പുണ്ടായിരുന്നത് ഏതൊന്നാണോ സൃഷ്ടികർത്താവിന് മുമ്പുണ്ടായിരുന്നത് യോ വൈ വേദാംശ പ്രണൂതി തസ്മൈ ആ ഏതൊന്നാണോ സൃഷ്ടികർത്താവിന് സൃഷ്ടിക്കാനുള്ള വിദ്യ ഉപദേശിച്ചത് ആത്മബുദ്ധി പ്രകാശം ആ ഏതൊന്നാണ് ഇപ്പോഴും എൻ്റെ ബുദ്ധിക്ക് പ്രകാശമായിട്ട് വർത്തിക്കുന്നത് മുമുക്ഷുർവൈ ശരണമഹം പ്രമുക്ഷുവായ